വേദ്യവിചാരി അപ്രത്യസ്തേന അനുസരണീയം അഥവാ ഏകാത്മപ്രത്യസാരം പ്രമാണസ്യ തുര്യാധികമേ തുരീയസ്യാധികമേ പ്രത്യയം ഏകാത്മപ്രത്യസാരം ഏകാത്മപ്രത്യസാരം എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ് നമ്മുടെ ഭാഷകാലം പറയുന്നത് രണ്ടാമെന്ന് പറയുന്നത് ഏകാത്മ പ്രത്യസാരം എന്ന് പറയുന്നത് തുര്യനെ തന്നെ പറയുകയാണ് തുരീയം ഏകാത്മ പ്രത്യസാരം ആദ്യം അതിന്റെ വ്യത്യാസം ഒന്ന് പരോക്ഷാർത്ഥമായി പറയുന്നു രണ്ട് അപരോക്ഷാർത്ഥമായി പറയുന്നു പരോക്ഷാർത്ഥമായി പറയുമ്പോൾ പ്രത്യയത്തേനനുസരണീയം ഇപ്പോൾ അത് പരോക്ഷമായിരിക്കുകയാണ് തുര്യൻ നമ്മൾ തുര്യനെ കുറിച്ച് കേട്ടു ശ്രമിച്ചു പക്ഷെ അങ്ങനെ പിടികിട്ടി എന്താണ് നേരത്തെ പുതിയ അധികം പുതിയനെ സംബന്ധിച്ചുള്ള ബോധ്യപ്പെടലത് സംഭവിച്ചു സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അനുസരണീയം അനുസന്ധാനം ചെയ്യണം കർമ്മങ്ങൾക്കനുസരിച്ച് അതെങ്ങനെ അനുസന്ധാനം ചെയ്യണം പ്രത്യയത്തിലൂടെ പ്രത്യേകം ബോധം ബോധത്തിലൂടെ അനുസന്ധാനം എങ്ങനെയുള്ള ബോധം എന്നതാണ് അയം ആത്മാക്തി അവിവിചാരീയ ഒരിക്കലും മാറാതിരിക്കുന്ന ബോധം ജാഗ്രതത്തിലും സ്വപ്നത്തിലൊന്നും മാറാതിരിക്കുന്ന ബോധം എന്താണ് അയം ആത്മാ എന്ന് തന്നെ കുറിച്ചുള്ള ബോധം ആത്മാന്ന് എല്ലായിടത്തും ആത്മശബ്ദം പ്രയോഗിക്കുന്നത് തന്നെ താനെന്നുള്ള അർത്ഥത്തിൽ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന അവിടെ പരമാത്മാ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ ആത്മാ തന്നെക്കുറിച്ച് ഒരിക്കലും മാറ്റമില്ലാതെയുള്ള ആ പ്രത്യേകത അതിനെക്കുറിച്ച് ഒരിക്കലും മാറ്റമില്ലാതെയുള്ള ബോധം എന്താണ് എന്നുള്ള ബോധമുണ്ടാണ് താൻ ബോധം താൻ ബോധത്തിലൂടെ ഇതിനെ അനുസന്ധാനം ചെയ്യണം ആ താൻ ബോധം അതിനാണ് പല ഭാഷയിൽ പറയുന്നത് ഞാനെന്നോ ഭാഷയ്ക്കനുസരിച്ച് മാറും അത് ഭാഷയുടെ വ്യത്യാസം ബോധത്തിൽ വ്യത്യാസം ശബ്ദത്തിൽ വ്യത്യാസം ശബ്ദത്തിൽ വ്യത്യാസം വരുമ്പോൾ അഹമെന്നോ നീ എന്നോ ഞാനെന്നോ താനെന്നോ വിഭിന്ന ശബ്ദങ്ങൾ ഉപയോഗിക്കും ഏത് ശബ്ദവും അവരുടെ ഭാഷാ സ്വാധീനം അനുസരിച്ച് ഉപയോഗിക്കും ഇവിടെ ശബ്ദത്തെ മുഖ്യമായി ആശ്രയിച്ചുകൊണ്ട് ആ ശബ്ദത്തിലൂടെ വെളിപ്പെടുന്ന ബോധത്തെ മനസ്സിലാകും അതാണ് പല ഭാഗങ്ങളും പറയാൻ എന്താണ് അഹം എന്ന് ധ്യാനിക്കുന്നത് പ്രധാനമാണ് ഉപാസന അഹം ബ്രഹ്മാസ്മി എന്ന് പറയും അതൊക്കെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് ഉപാസനയുടെ രീതിയാണ് ഇവിടെ മറ്റൊന്നും ചിന്തിക്കാതെ അഹമെന്നുള്ള ബോധത്തെ തന്നെ അനുസന്ധാനം ചെയ്യുക എന്തായാലും ചെയ്യുക പറഞ്ഞാൽ അഹമെന്ന് പറയുന്ന ഏകമായ ബോധത്തെ തന്നെ മനസ്സിൽ നിന്നാകും ബോധം അനുഭവിച്ചിരിക്കുകയാണ് ആ ബോധം എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ് പക്ഷെ ബോധത്തെ നിരന്തരം മനസ്സിൽ നിലനിർത്തുമ്പോൾ അനുസന്ധാനം ചെയ്യുക എന്ന് പറയുന്നതാണ് സംഭവം നടക്കുന്ന മനസ്സിലാണ് ബാഹ്യമായിട്ട് അനുഭവം എന്ന് പറയുന്നത് അനുഭവമാണ് അപ്പോൾ സാധാരണ നമ്മൾ ധ്യാനിക്കുന്നതെല്ലാം അനുസന്ധാനത്തിൽ ഇവിടെ പറയുന്ന അനുസരണീയമാണ് അവിടെയെല്ലാം സാധാരണ സാധാരണഗതിയിൽ നമുക്ക് വിഷയത്തെ സങ്കല്പിക്കേണ്ടി മനസ്സുകൊണ്ട് തന്നെ സങ്കല്പിച്ചിട്ട് അതേ മനസ്സുകൊണ്ട് തന്നെ ശ്രദ്ധയും മനസ്സിലാ സങ്കല്പത്തെ നിലനിർത്താൻ ശ്രമിക്കും അതാണ് ധ്യാനം അത്തരം വസ്തുക്കൾ എന്താണോ തികച്ചും ബാഹ്യമാണ് ബാഹ്യമായതുകൊണ്ട് അതിനെ സങ്കല്പിച്ചെടുക്കുന്നു അത് ധ്യാനശ്രവങ്ങളും മറ്റും ആ സങ്കല്പത്തെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അത് ധ്യാനമാണ് സങ്കല്പത്തിൽ തന്നെ മനസ്സ് കൂടുതൽ തീവ്രമായി ഏകാഗ്രപ്പെട്ടു സ്വയം മറന്നു ധ്യാനിക്കുന്നു എന്നുള്ളതിനെ വിസ്മരിച്ചിട്ട് അതിൽ ഏകാഗ്രപ്പെട്ടു കഴിഞ്ഞാൽ സമാധിയായി ധ്യാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ധ്യാനിക്കുന്നു എന്നുള്ള ബോധം ആ ബോധം കാണും ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ള ബോധം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സ് കേവലം ജയ ആകാരമായി മാത്രം നിൽക്കും മനസ്സിലത് മാത്രമേ ഉള്ളൂ സമാധിയാണ് പക്ഷെ അവിടെ എന്താണ് ഇവിടെ വേണ്ടി വരുന്ന മനസ്സിന് ആദ്യം ആ രൂപത്തെ സങ്കല്പിക്കേണ്ടി വരും അഹംപ്രത്യ ധ്യാനത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്ന് സങ്കല്പിക്കേണ്ടി വരും കാരണം അതവിടെ സ്വയം നിലനിൽക്കുകയാണ് നമ്മൾ കൃത്യമായി ഉണ്ടാക്കുന്നതാണ് ബാക്കിയുള്ളിടത്തൊക്കെ അത് ഉണ്ടാക്കും ആത്മധ്യാനത്തിന് നിർദ്ദേശിക്കുന്ന ഒന്നാണ് അതവിടെ നിലനിൽക്കുന്നു നമ്മൾ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടുള്ള ബോധത്തെ നമുക്ക് കൃത്രിമമായി സൃഷ്ടിക്കേണ്ട കാര്യമില്ല മനസ്സുകൊണ്ട് സങ്കല്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതവിടെയുണ്ട് പക്ഷെ ആ ബോധം എങ്ങനെ നിലനിൽക്കുന്നു ശബ്ദാത്മകമായി നിലനിൽക്കുന്നു ഈ ബോധത്തിൽ ധ്യാനിക്കുന്നവർക്ക് സമാധി എങ്ങനെ കാരണം ശബ്ദാത്മകമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നു ശബ്ദാത്മകമായ അനുഭവത്തെ ഏകാഗ്രമായി മനസ്സിൽ നിലനിർത്താൻ ശ്രമിക്കും അതുമാത്രം മറ്റൊന്നും കൂടാതെ അത് മാത്രം അങ്ങനെ ഏകാഗ്രപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജ്ഞാനത്തിനൊരു ഒരു ആകാരം ഒരു വടിവുണ്ട് അത് ശബ്ദത്തിന്റെ വടിവാണ് അതാണ് അഹമെന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നു ജ്ഞാനത്തെ സങ്കല്പിക്കാൻ പക്ഷെ ജ്ഞാനത്തിൽ ഒരു ശബ്ദരൂപമുണ്ട് അതുകൊണ്ടാണ് പലരും പലതരത്തിൽ ധ്യാനിക്കുന്നത് ഒരാൾ അഹം എന്ന് ധ്യാനിച്ചാൽ ഒരാൾ ഞാനെന്ന് ധ്യാനിക്കും ഒരാൾ കൈ എന്ന് ധ്യാനിക്കും ഇവിടെ വരുന്ന വ്യത്യാസം എന്നാണ് ശബ്ദത്തിലെ വ്യത്യാസം ആ ശബ്ദത്തിലെ വ്യത്യാസത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഓരോരുത്തരും ഇതിനെ അനുസന്ധാനം ചെയ്യുന്നത് ആ അനുസന്ധാനം ഏകാഗ്രമായി വരുമ്പോൾ വാസ്തവത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ ശബ്ദത്തിലല്ല ജ്ഞാനം നിലനിൽക്കുന്നു മറിച്ച് ജ്ഞാനത്തിൽ ശബ്ദം നിൽക്കുകയാണ് എല്ലാവരിലും ആ ബോധം ബോധസ്ഫുരണം ആ ബോധസ്ഫുരണത്തിൽ ഈ ശബ്ദം നിൽക്കുകയാണ് ഞാനെന്നോ അഹമെന്നോ ആത്മാവെന്നോ ഉള്ള ആ ശബ്ദം ആ ബോധത്തിൽ നിൽക്കുകയാണ് ഒരാൾ ശബ്ദത്തെ ആശ്രയിച്ചിട്ട് ബോധത്തെയാണ് അനുസന്ധാനം ചെയ്യുന്നത് ആ സ്ഫുരണത്തെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്ഫുരണത്തെ സ്വർണത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ മനസ്സ് ഏകാഗ്രമാണ് മറ്റ് വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സ് പിൻവലിയുന്നുണ്ട് മനസ്സ് ഏകാഗ്രം മനസ്സ് ഏകാഗ്രമാകുമ്പോൾ ബോധത്തിന്റെ ഏറ്റവും ബാഹ്യമായ സ്ഥൂലമായ രൂപമാണ് ഈ ശബ്ദം ആ ശബ്ദത്തെ മനസ്സിൽ ശബ്ദത്തെ മനസ്സിലിട്ട് കഴിഞ്ഞാൽ മനസ്സ് സമാധിയിലേക്ക് പ്രവേശിക്കും അപ്പോൾ സമാധി പ്രഭു അവർക്ക് പ്രപഞ്ച വിസ്മൃതി ഒരാൾക്ക് ധ്യാനത്തിൽ ഇത് ഉപാസനയാണ് ഈ ധ്യാനത്തിന്റെ വഴിയാണ് അവിടെ പ്രപഞ്ച വിസ്മൃതി ചെയ്യുന്നു എന്താണ് അതിനെക്കുറിച്ച് പലരും പല തരത്തിൽ വർണ്ണിച്ചു എന്താണ് അഹം എന്ന് പറയുന്നതിന് അനുസന്ധാനം ചെയ്തു അവസാനം ഞാൻ എന്നെ തന്നെ വിസ്മരിച്ചു എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ള ശബ്ദാത്മകമായ ആ നഷ്ടപ്പെട്ടു ഇവിടെ ശബ്ദത്തിനവിടെ നിലനിൽപ്പില്ലാതെ ശബ്ദമെന്ന് പറയുന്നത് ഈ സ്ഫുരണത്തെ അനുസന്ധാനം ചെയ്യുന്നതിന് വേണ്ടി മനസ്സ് കത്തിച്ചിരുന്ന ഒന്നാണ് മനസ്സ് കൂടുതൽ ഏകാഗ്രമായി വരുമ്പോൾ മനസ്സിന് പിന്നെ ശബ്ദത്തിന്റെ ആവശ്യമില്ല മനസ്സെന്ത് ചെയ്യുന്നു ശബ്ദാത്മകമായ രൂപത്തെ വിട്ടത് വിട്ടുകഴിഞ്ഞാൽ കേവലമായ ആ ബോധസ്ഫുരണം മാത്രം ശേഷിക്കും ശബ്ദമില്ലാതെ ഉപപ്രപഞ്ച വിസ്മൃതി സംഭവിക്കുന്നു അതിനെക്കുറിച്ച് പിന്നീട് പറയും എന്താണ് ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ <clears throat> എവിടെ ഏതോ ഒന്നിൽ പെട്ടുപോയി അല്ലെങ്കിൽ എന്റെ ഉടൽ ബോധം മാത്രം പ്രകാശിക്കുന്നു അതിനെയാണ് സമാധി എന്ന് മറ്റും പറയുന്നത് അതാണ് അതിൻ്റെ ഉപാസന മാർഗത്തെക്കുറിച്ച് ഇനി ഇവിടെ നേരത്തെ പറഞ്ഞു എന്താണോ അപരോക്ഷമായിട്ടുള്ളതിന്റെ <clears throat> കുറിച്ച് മുമ്പ് പറഞ്ഞു ശബ്ദശ്രവണത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് തുര്യാധികമം ഉണ്ടാകും അവിടെ സാധനാന്തരം ആവശ്യമില്ല പ്രമാണം ആവശ്യമില്ല എന്നും പറഞ്ഞു അവിടുത്തെ ആ അധികമോ എന്ന് പറയുമ്പോൾ അവിടെ <clears throat> ഒന്നിനെ ഒഴിവാക്കലില്ല ഇവിടെ അങ്ങനെ ഏകാഗ്രമായ ധ്യാനത്തിൽ ഉപാസനയിൽ ബോധപൂർവം അല്ലെങ്കിൽ ശബ്ദം അവിടെ ഒഴിവാകുകയാണ് കേവലം ഈ ബോധസ്ഫുരണം മാത്രം നിൽക്കുകയാണ് പക്ഷെ തുരിയ അധികമം അല്ലെങ്കിൽ പൂർണ്ണത്തിലൂടെയുള്ള തുരിയത്തിന്റെ ആ ബോധ്യപ്പെടൽ അവിടെ ഒന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല അതൊരു എന്താണ് ബോധ്യപ്പെടൽ അധികമം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ധ്യാനിക്കേണ്ട ആവശ്യമില്ല അത് എന്താണ് മനസ്സിൽ പ്രകാശിക്കുകയാണ് സ്വയം പ്രകാശിക്കുന്നു അതതിന്റെ അപരോക്ഷമായ അവസ്ഥ അവിടെ ഏകാത്മ പ്രത്യേക സാരം എന്ന് പറയുന്നത് എന്താണ് ആ തുര്യൻ തന്നെ അവിടെ രണ്ടാമതൊരു അഭ്യാസത്തിന്റെ ആവശ്യം അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത് ആദ്യം ഇവിടെ തുടങ്ങുന്നത് എന്താണ് ഓം നിത്യേതക്ഷരം ഓം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഓം എന്ന് പറഞ്ഞ് തുടങ്ങിയതിന് ശേഷം പാദങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു ഇനി തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു ശ്രവണത്തിൽ തന്നെ അത് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞു ബോധ്യപ്പെടണമെന്നില്ല ബോധ്യപ്പെട്ടെന്നും വരാം പക്ഷേ ബോധ്യപ്പെടാത്തവർക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല അതിനു വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ഭാഗത്ത് പറയുന്നത് പാത മാത്ര പാതകളെ കുറിച്ചും കുറിച്ചും മാത്രകളെ കുറിച്ചും അത് എന്താണ് അതിന്റെ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നത് അനുഗ്രഹ ഉപാസനയ്ക്ക് വേണ്ടി അത് ഇതിന്റെ തന്നെ മറ്റൊരു തരത്തിലുള്ള സാധനം ഏത് രീതിയിലായാലും ശരി ഈ അജ്ഞാനം മറ മാറണം മാറുന്നതിന് വേണ്ടി ഒന്നുകിൽ ഉപാസനയാകാം അല്ലെങ്കിൽ ആ ജ്ഞാനപ്രാപ്തിയാകാം തുല്യ അധികമാണ് രണ്ട് സംഭവിക്കും ആരിൽ എങ്ങനെ സംഭവിക്കുമെന്നൊന്നും മറ്റൊരാൾക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല രണ്ടിനുള്ള വഴിയും കൂടെ പറയും അത് രണ്ടാമത് പറയും ആദ്യം പറഞ്ഞത് അതിന്റെ അനുസന്ധാനത്തെക്കുറിച്ച് അപ്പം ആത്മാവെന്ന് അനുസന്ധാനം ചെയ്യുക അങ്ങനെ അനുസന്ധാനം ചെയ്താൽ ആത്മാവ് ഗുരുവിനെ വെളിപ്പെടുന്നു മറ നീങ്ങി പ്രകാശിക്കുന്നു അവിടെ ഒരു പരിശ്രമം ആവശ്യം അനുസന്ധാനം പറഞ്ഞാൽ അനുസരണീയം അനുസന്ധാനം ചെയ്യേണ്ടതാണ് എന്ന് അഥവാ ഏക ആത്മപ്രത്യ സാരം പ്രമാണം യസ്യ തുരീയ അധികമേ അടുത്ത് പുതിയ അധികമത്തിൽ അവന് പ്രമാണമായിരിക്കുന്ന എന്താണ് ഒന്ന് മാത്രമേ ഉള്ളൂ ആത്മപ്രത്യം ആത്മബോധം ആത്മബോധം എന്ന് പറയുന്നത് ഒരു മറവും കൂടാതെ അവനും സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മറ്റൊന്നിന്റെ ആവശ്യമില്ല അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അതിന് അനാദികാലമായി സംഭവിച്ച ആ മറ അതിനെ ഗുരു മാറ്റി അങ്ങനെ ഉപദേശിച്ചു നീ തുര്യനാണോ ആത്മാവാണോ വസ്തു ബ്രഹ്മമാണ് സ്വത്താണ് ചിത്താണ് ആനന്ദമാണ് ഏതെങ്കിലും രീതിയിൽ അതിനെ ബോധിപ്പിക്കും ഗുരു ബോധിപ്പിക്കുന്നു അതിനെ ബോധ്യപ്പെടും അവിടെ മറ്റു പ്രമാണമൊന്നും ആവശ്യമില്ല അതിനവിടെ പ്രമാണമായിരിക്കുന്ന എന്താണ് തന്റെ അനുഭവം ആത്മപ്രത്യേകത്തെ സ്വാനുഭവം സ്വാനുഭവം മറ്റൊന്നും അതിനെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇവിടെ അങ്ങനെ ഇവിടെ അഹംസ്ഫുരണമുണ്ട് എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അത് ആത്മാനുഭവമായിട്ട് തെളിയുന്നു ഞാനെന്നുള്ള ഒരു ബോധം മാത്രം ശാസ്ത്രത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് കുറച്ചുകൂടി വ്യക്തമായും മനസ്സിലാവും എന്താണ് ആ ബോധം ശരീരമെന്ന മനസ്സിലാക്കിയതാണ് എന്നാലും അതൊരു അനുഭവമായി പ്രകാശിക്കുന്നു സംശയങ്ങളും ഇല്ലാതായി ഒരു അനുഭവമായിട്ട് തീരും ശ്രവണം ചെയ്താലും വീണ്ടും സംശയം ഇതാണോ ആത്മാവ് ഇത് ആത്മാവാകാമോ ബോധം എങ്ങനെ ആത്മാവാകും ഇത് ഇല്ലാതാകുന്ന ഇത്തരത്തിൽ പല സംശയങ്ങളും ധരിച്ചാൽ തന്നെ ഭ്രമാത്മകമായി ധരിക്കും അങ്ങനെയൊക്കെ വരുന്നിടത്തുനിന്ന് വരുന്നു എന്ന് പറഞ്ഞതുപോലെ ആത്മപ്രത്യയത്തിലൂടെ അതിനെ അനുസരിച്ചാണ് അവിടെയാണ് ജ്ഞാനത്തിന്റെ ആവശ്യം പക്ഷേ മുഖ്യമായ രീതി അതല്ല ഇവിടെ ആത്മാവിന് മറ്റൊന്നും പ്രമാണം സംശയരഹിതമായ ഭ്രാന്തിരഹിതമായ അനുഭവം തന്നെ പ്രമാണം അതിന് ശ്രവണം മാത്രം ഗുരുവിന്റെ ഉപദേശം മാത്രം ആത്മസാരം ആത്മത്തിൽ പ്രത്യേക പ്രമാണവേശ്യ തുര്യസ്യ അധികമേ ഇവിടെ എന്താണ് രണ്ടാമതൊന്നുമില്ല തുരിയും മാത്രമേ ഉള്ളൂ അതിനാണ് ഇവിടെ ഏകാത്മപ്രത്യ സാരം കുടിയൻ തന്നെ ഏകാത്മപ്രത്യ മറ്റതങ്ങനെയല്ല ഗുരു അല്ലെങ്കിൽ ശാസ്ത്രം എപ്പോഴും നമ്മളെ ബോധിപ്പിക്കുന്നത് പരമാർത്ഥമാണ് ആ പരമാർത്ഥത്തെ നമുക്ക് ബോധിക്കാൻ കഴിയാതെ വരുമ്പോൾ ശ്രവണം കൊണ്ട് ബോധിക്കാൻ കഴിയാതെ വരുമ്പോഴോ ആത്മീയത്തെയോ ഉപാസിക്ക ശ്രുതിയും പറയുന്നത് എന്താണ് ആത്മാവ് എന്നും അന്തർമുഖമായി അസംഭവമായി എന്ന് ഉപാസിക്കണം ധ്യാനിക്കണം ശ്രുതി പറയുന്ന ആത്മീയത്തെയോ ഉപാസിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് അത് താൻ തന്നെ എന്ന് ഗ്രഹിക്കാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉപാസനയുടെ ആവശ്യമില്ല ഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ഉപാസന ശ്രുതി രണ്ടു തരത്തിലും പ്രയോജനപ്പെടും വ്യക്തിക്കനുസരിച്ച് വ്യക്തിയുടെ യോഗ്യത അനുസരിച്ച് എന്റെ അന്ധകരണം അതിന് പാകമാണെങ്കിൽ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് അത് പ്രകാശിക്കും കാരണം ഒരു തടസ്സം മാറുക എന്ന് മാത്രമേ ഉള്ളൂ ആത്മാവെന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയും ആ സ്വയം പ്രകാശിക്കുന്ന ആത്മാവിന്റെ ബാക്കിയുള്ളതെല്ലാം വളരെ തുച്ഛമാണ് നിസ്സാരമാണ് ഇവിടെ ഈ പറയുന്ന ആകരണം അജ്ഞാനം മായ മറ എന്തെല്ലാം പറയുന്നത് വളരെ നിസ്സാരമാണ് ആത്മാവിന്റെ സ്വപ്രകാശവുമായിട്ട് അതിന് അതിന്റെ സാന്നിധ്യത്തിൽ അതിന് നിലനിൽക്കുന്നതിന് ശേഷിച്ചമില്ലാത്തതാണ് അത് അത്രയും തുച്ഛമായിരിക്കുന്നത് ഗുരു ഉപദേശം കൊണ്ട് തന്നെ അത് പ്രകാശിക്കും അത് ആ മറ മാറുന്നതിന് അത് കാലത്തെപ്പോഴും അപേക്ഷിക്കും കാലത്രയാതീതമെന്ന് ഭൂതവർത്തമാന അത് അപേക്ഷിക്കും അതങ്ങനെ സംഭവിക്കുക അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഉപാസിത എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം അതിനെ ഉപാസിക്കണം അതെങ്ങനെ ആത്മപ്രത്യയത്തിലുണ്ട് ആത്മപ്രത്യേകം നമുക്ക് അനുഭവപ്പെടുന്നു ജ്ഞാനം അങ്ങനെ ഉപാസിക്കും അങ്ങനെ ഉപാസനയിലൂടെ അത് തുര്യാത്മകനും സംഭവിക്കും രണ്ടു തരത്തിലായാലും എന്താണ് ആത്യന്തികമായി സംഭവിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള സംശയ ഭ്രമങ്ങൾ മാറും മറ അല്ലെങ്കിൽ അവിദ്യ മായ എന്നൊക്കെ പറയുന്നത് എന്താണ് തുര്യനെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സംശയങ്ങളും തുര്യനെ സംബന്ധിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന ഭ്രമങ്ങളും എന്ന് പറയുന്നത് നമ്മൾ ആർജിക്കുന്നതാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആർജിക്കുന്ന നാനാതരത്തിലുള്ള അറിവുകൾ ശരീരം അങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെ നമ്മൾ ആർജിക്കുന്ന അറിവുകളെല്ലാം ഭ്രമങ്ങളായിരിക്കും നമ്മൾ ആ ആർജിക്കുന്ന അറിവുകളെ സംബന്ധിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുന്നതാണ് സംശയം അങ്ങനെയാകാം അങ്ങനെയാകാം ഇത് രണ്ടും മാറുക ഏകാഗ്രമായ ധ്യാനത്തിലൂടെ മാറും ധ്യാനത്തിലൂടെ എങ്ങനെയാണ് ഈ ഭ്രാന്തിയും സംശയവും മാറുന്നത് കാരണം അഹം എന്നൊരാൾ അനുസന്ധാനം ചെയ്യുമ്പോൾ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ മനസ്സ് ജ്ഞാനാർജനത്തിന് തന്നെ ശ്രമിക്കുന്നു വേറൊരു ജ്ഞാനത്തെ ആർജിക്കാനാണ് ശ്രമിക്കുന്നത് പുതിയ അറിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഒന്ന് എന്തിനെങ്കിലും അറിഞ്ഞിട്ട് കുറിച്ച് ചിന്തിക്കുന്നു ധ്യാനത്തിൽ ചിന്തയില്ല അവിടെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധത്തെ അനുസന്ധാനം ചെയ്യുന്നേ വേറെ നമ്മൾ ചിന്തിക്കേണ്ടി വരും വേറെ ഏതെങ്കിലും ഒരു അറിവിനെ നമ്മൾ സമ്പാദിക്കുന്നു അറിവിനെ സമ്പാദിച്ചാൽ ഭ്രാന്തി വരും അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സംശയം ഇത് രണ്ടും കൂടാതെയുള്ളതാണ് ഇവിടെ പറയുന്ന അനുസന്ധാനം ആത്മാവിന്റെ അനുസന്ധാനം അപ്പൊ അവിടെ മനസ്സ് മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ എന്ത് വരുന്നു സംശയത്തിനോ ഭ്രാന്തിക്കോ ഉള്ള അവസരം ഇതില്ല പിന്നെ അവിടെ ഒന്നേ മാറേണ്ടതുണ്ട് എന്താണ് ഈ മനസ്സ് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതിന് അപ്പം എന്നിങ്ങനെയുള്ളൊരു രൂപത്തെ സ്വീകരിക്കുന്നു ശബ്ദാത്മകമായ രൂപത്തെ സ്വീകരിക്കുന്നു വസ്തു മാറിപ്പോ അത് മാത്രമാണ് പിന്നെ അവിടെ മറയായിട്ട് ശേഷിക്കുന്നത് അതെങ്ങനെ മാറിപ്പോകും കാരണം സ്ഥൂലമായ മനസ്സാണ് ഈ അഹം എന്ന് പറയുന്ന ബോധത്തെ ആശ്രയിക്കുന്നത് മനസ്സ് കൂടുതൽ സൂക്ഷ്മം സ്വച്ഛമാകുമ്പോൾ ശുദ്ധമാകുമ്പോൾ ഏകാഗ്രമാകുമ്പോൾ അതിന് അത്തരം ഒരു ആലംബനത്തിന്റെ ആവശ്യം ഇങ്ങനെ ഒരു ആലംബനം ഉണ്ടാകുമെന്ന് കഴിഞ്ഞാൽ പിന്നെ മനസ്സ് തന്നെ അവിടെ നിലനിൽക്കുന്നു മനസ്സില്ലാതെ കേവലമായ ബോധം മാത്രം ഒരിക്കുന്നു അതാണ് അനുസന്ധാനത്തിന്റെ ഫലമായി അതാണ് ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞാൻ അകത്തെ അനുസന്ധാനം ചെയ്തു മാറിപ്പോയി നഷ്ടപ്പെട്ടു പോയി പിന്നീടൊന്നും അറിയാൻ കഴിഞ്ഞില്ല പിന്നീട് കേവലമായ പ്രകാശത്തിലായിരുന്നു ഇങ്ങനെയെല്ലാം കുറിച്ച് വർണ്ണിക്കുന്നതാണ് ആയിരം സൂര്യന്മാർ ഒരുമിച്ച് പ്രകാശിക്കുന്ന പോലെയാണ് ഇത്തരത്തിലൊക്കെ കുറിച്ച് വർണ്ണിക്കുന്ന ആ തരത്തിലാണ് ഇവിടെ രണ്ടും പറഞ്ഞു അത് ഒരു ബോധ്യപ്പെടലാകാം ബോധ്യപ്പെടൽ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അതൊരു പ്രകാശിക്കലാകാം അല്ലെങ്കിൽ അനുസന്ധാനത്തിലൂടെ വരുന്ന ഒരു വെളിപ്പെടലാണ് പ്രകാശിക്കലെന്ന് പറയുമ്പോൾ ശ്രവണത്തിൽ നിന്നുള്ള ഒരു പ്രകാശിക്കൽ അവിടെയുള്ള ഒരു പ്രത്യേകത എന്താണ് അവിടെ ഒന്നിനെയും മാറ്റേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്നിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല ജ്ഞാനോപാസനയും തമ്മിലുള്ള വ്യത്യാസം ഉപാസനയിൽ മനസ്സ് ഏകാഗ്രപ്പെട്ട് ബാക്കിയുള്ള എല്ലാത്തിനും തള്ളിക്കണം മനസ്സ് സ്വയം അതിനെ തന്നെ നിരാകരിക്കുക ജ്ഞാനത്തിൽ അങ്ങനെ ഇതൊരു ബോധ്യപ്പെടൽ മാത്രമാണ് ലോകത്തെ അവിടെ മാറ്റിക്കളയും ലോകത്തിൽ എന്തൊക്കെയുണ്ടോ ഏത് രീതിയിലൊക്കെ ഉണ്ടോ അതെല്ലാം ആ രീതിയിൽ തന്നെ നിൽക്കും അതാണ് ജ്ഞാനത്തിൽ ജ്ഞാനിക്ക് വ്യവഹരിക്കാൻ കഴിയും ജ്ഞാനിക്ക് ലോകകാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും കാരണം ലോകം ഈ രൂപത്തിൽ നിൽക്കുന്നത് ജ്ഞാനത്തെ ബാധിക്കുന്നില്ല ഉപാസനയിൽ അങ്ങനെ ഉപാസനയിൽ പിന്നെ ഈ ലോകമില്ല ലോകമുണ്ടെങ്കിൽ മനസ്സോടെ മനസ്സിന് ഏകാഗ്രമാണെങ്കിൽ ലോകം പാടും ആ രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ ഒന്നും മനസ്സിലാക്കും അത് ഇനിയും നമ്മൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ അടുത്ത് അന്ധപ്രജ്ഞത്വാദി താനി ധർമ്മപ്രതിഷേധ കൃതക താനി ധർമ്മങ്ങളെല്ലാം നിഷേധിച്ചു ജ്ഞാനി ബ്രഹ്മം എന്ന് നേരത്തെ പറഞ്ഞത് വിഷ്ണു തേജസ് പ്രാജ്ഞ ബ്രഹ്മസ്ഥാനം അന്തപ്രജ്ഞനല്ല ബുദ്ധിപ്രജ്ഞനല്ല വിഷ്ണുവല്ല ഇങ്ങനെ നിഷേധിച്ചു അക്കാര്യത്തെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് പറയുന്നു പ്രപഞ്ചോപശമം ഇവിടെ പറയുന്നത് തുര്യനെ കുറിച്ചാണ് പ്രപഞ്ചം വിളിച്ചു ജാഗ്രതാദി സ്ഥാനധർമാഭാവ ജാഗ്രത തുടങ്ങിയ സ്ഥാനധർമ്മങ്ങളുടെ അഭാവത്തെ പറയുന്നു മുമ്പ് പറഞ്ഞല്ലോ തുര്യൻ എന്ന് പറയുന്നത് സദാ പ്രകാശിക്കുന്നതാണ് തുര്യനിലാണ് ജാഗ്രതാദി അവസ്ഥകൾ ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സദാപ്രകാശത്തെ പറ്റും അതില്ലെങ്കിൽ ഈ ജാഗ്രതാദി അവസ്ഥകൾക്ക് വന്നു പോകാനൊരു അടിസ്ഥാനമില്ലാതെ ജാഗ്രതാദി അവസ്ഥകൾ വന്നു പോകുന്നതിനുള്ള ആധാരമാണ് ആ തുര്യ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതാദി അവസ്ഥകൾ എവിടെയാണ് നിൽക്കുന്നത് വിശ്വ തൈജസ് പ്രാധാന്യം എവിടെയാണ് നിൽക്കുന്നത് വിശ്വനെയും തൈജസ്സിനെയും പ്രാജ്ഞനെയും ആശ്രയിച്ച് നിൽക്കുന്നത് അപ്പോ ഈ ജാഗ്രതാദി അവസ്ഥകളോട് നിർണയിക്കുന്ന വിശ്വപ്രവിശ്വപ്രാപ്തി അവർക്ക് ആധാരമായിരിക്കുന്നതാണ് തുര്യൻ പ്രപഞ്ചം നിലനിൽക്കുന്നവിടെ വിശ്വാദികൾ അത് ഉപശമിക്കുന്നവിടെ തുര്യനാണ് അതുകൊണ്ട് പറയുന്നു ഇത് പ്രപഞ്ച ഉപശമനമാണ് തുര്യന്റെ സ്വരൂപത്തിൽ ഇതെല്ലാം എന്നാൽ ഇതെല്ലാം തുര്യനിലെ നിൽക്കുന്നത് സ്ഥിതിയിലാണ് നിൽക്കുന്നത് നിൽക്കുന്നെങ്കിലും അതിന്റെ സ്വരൂപത്തിൽ പിന്നെ അതെങ്ങനെ നിൽക്കുന്നു ആരോപിതമായി ആരോപിതമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ തുര്യന്റെ ആ സ്വരൂപത്തെ ബാധിക്കാതെ തുര്യനെ സ്പർശിക്കാതെ അത് തുര്യനെ ആശ്രയിച്ചതെന്നാണ് തുര്യനെ സ്പർശിക്കാത്തതുകൊണ്ടാണ് പറയുന്നത് തുര്യനും പ്രപഞ്ചവും ഉപശമിച്ചിരിക്കുന്നത് പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം അനുഭവപ്പെടുന്ന ആർക്ക് വിശ്വനാണ് അനുഭവപ്പെടുന്നത് ജാഗ്രതത്തിന് എടുക്കുന്നത് ഞാൻ വിശ്വൻ അനുഭവപ്പെടും വിശ്വൻ പ്രപഞ്ചത്തോടുകൂടി നിൽക്കുന്നു ആ വിശ്വനെ ബോധിപ്പിക്കുകയാണ് എന്താണ് എന്റെ ഈ വിശ്വഭാവം ഈ വിശ്വാത്മഭാവം ഇത് നിന്റെ പരമാർത്ഥ സ്വരൂപത്തിന് ആരോപിതമാണ് ഇതാൽ നിന്റെ പരമാർത്ഥ സ്വരൂപത്തെ ബാധിക്കാതെ സ്പർശിക്കാതെ നിലനിൽക്കുന്നതാണ് വസ്തുവിനെ സ്പർശിക്കാതെ ഒരു വസ്തുവിൽ മറ്റൊന്ന് നീക്കുക അതെങ്ങനെ സംഭവിക്കും അത് മനസ്സിലാക്കി തരുന്നതിന് ഒരു യുക്തിയാണ് രജ്ജുസർപ്പത്തിന്റെയും ഉദാഹരണം അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത് അതുപോലെയാണെന്ന് പറയാം സ്വയം പ്രകാശിക്കുന്ന യാതൊരു തടസ്സവും കൂടാതെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തുര്യനും ജാഗ്രത സ്വപ്ന വൈദ്യുത പ്രപഞ്ചമൊന്നും നിലനിൽക്കുന്നില്ല പരമാർത്ഥം അതുകൊണ്ട് അതിനെ പറയുന്നു പ്രപഞ്ചപര പ്രസംഗം പ്രപഞ്ചം അവിടെ വിസമിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് സംശയം വരും എന്താണ് പ്രപഞ്ച വിസമം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അഭ്യാസം ചെയ്ത് ഈ പ്രപഞ്ചത്തേക്ക് വിസമില്ലാതെയാക്കി തുര്യനായിട്ട് നിൽക്കണമോ എന്നാലേ പ്രപഞ്ച വിസമം എന്ന് പറയുന്നത് ശരിയാകും തുര്യനാകാൻ വേണ്ടി പ്രപഞ്ചത്തെ ഇല്ലാതാക്കും ഏതെങ്കിലും അഭ്യാസത്തിൽ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുന്ന അഭ്യാസം നമുക്ക് സഹജമാണ് എന്താണ് ഉറക്കം അവിടെ നമ്മൾ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുന്നു സഹജമാണ് പ്രപഞ്ച ഉപശമോ എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മതിയായിരുന്നു പ്രപഞ്ച ഉപശമം പരമാർത്ഥത്തിൽ അതല്ല പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന അത് നിദ്രയിലും മൂർച്ചയിലും മയക്കത്തിലൊക്കെ സംഭവിക്കുന്നു ഇവിടെ പ്രപഞ്ച ഉപശമ സ്വരൂപമായിരിക്കുന്ന തുരീന ബോധ്യപ്പെടും അതാണ് ഇവിടെ പ്രപഞ്ച ഉപശമം എന്ന് പറയുന്നത് തുരിയനിൽ അതൊന്നുമില്ലാന്ന് ബോധ്യപ്പെടും എന്റെ സ്വരൂപത്തിൽ അതൊന്നുമില്ലാന്ന് ബോധ്യപ്പെടും അതിനെ കാണുന്നതോ ആരോപിതമായി കാണുന്നു മനസ്സിലാക്കും അതിന് തിരിച്ചറിയും <clears throat> അതിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് പാരമാർത്ഥികമായ നിലനിൽപ്പില്ല അത് തന്റെ അനുഭവ തലത്തിലോ തന്റെ വ്യാവഹാരികമായ തലത്തിലോ തുര്യന്റേതായ നിലനിൽപ്പ് ഈ പ്രപഞ്ചത്തിനില്ല എന്ന് ബോധ്യപ്പെട്ടു അതിനുവേണ്ടി പറയുന്നു അത് പ്രപഞ്ചോപശമമാണ് അതാണ് ഇവിടെ പറഞ്ഞ ജാഗ്രതാതി സ്ഥാനധർമാഭാവിച്ചത് അതേവ സ്ഥാനം ഉപാസിച്ച ഈ കോലാഹലങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും ആ സ്ഥിതിയും ശാന്തി എന്ന് പറയുന്നത് എന്താണ് ചിത്തവൃത്തികളാണ് ചിത്തവൃത്തികളാണ് നമ്മൾ അശാന്തി എന്ന് പറയുന്നത് മനോവൃത്തികളാണ് നമ്മൾ അശാന്തി എന്ന് പറയുന്നത് ഇത് പറഞ്ഞല്ലോ പ്രപഞ്ചം ആകവേ മനസ്സ്പന്ദനമാണെന്ന് പറഞ്ഞു അത്തിരിയന്റെ മനസ്സ്പന്ദനമാണ് നേരത്തെ പറഞ്ഞു അതാണ് തന്നെ ഈശ്വരനും ദൈവത്തിനും പ്രാർത്ഥനയും പ്രപഞ്ചവും ചിത്തസ്പന്ദനമാണ് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു തുര്യന്റെ സ്പന്ദനമാണ് സുര്യൻ അങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുക തന്നെ സുര്യൻ അസ്പന്ദമായി നിലനിൽക്കുന്നു അതാണ് ശാന്തം ഇത് ഒന്നിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യന് അതിനുള്ള ശേഷിയുണ്ട് എന്താണ് അതിന് ഒരേ സമയം അസ്പന്ദമായും അതേസമയം സ്പന്ദിച്ചുകൊണ്ട് അഗാധമായ സമുദ്രമാണ് അതിന്റെ ആഴത്തിലെന്താണത് എന്താണ് അസ്പന്ദമായി നിശ്ചലമായി ഉപരിഭാഗത്തിലാണെങ്കിലോ ഒന്ന് സ്പന്ദിച്ചുകൊണ്ടിരിക്കും ഒരു ഉദാഹരണമായി പറഞ്ഞാണ് അതുപോലെ തുര്യൻ അതിന്റെ സ്വരൂപത്തിൽ ശാന്തനായി ഒരു വൃത്തികളും ഇല്ലാതിരിക്കും ദുഃഖ തരംഗങ്ങളൊന്നും അവിടെ അവിടുത്തെ ശാന്ത സമുദ്രമായിട്ട് പക്ഷേ ഇവിടെ പറയുന്നുള്ള വിദ്യ മായ മറ ഇതെല്ലാം വരുന്ന ഒരു തരത്തിൽ ഈ ബോധസ്ഫുരണം നിലനിൽക്കും വിശ്വ തൈസ പ്രാജ്ഞരൂപത്തിലുള്ള ഈ സ്ഫുരണങ്ങൾ നിലനിൽക്കുമ്പോൾ ഇവിടെ ശാന്തം ശാന്തി പരമാർത്ഥ ശാന്തി എന്ന് പറയുന്നത് ആ തുര്യന്നെയാണ് നമ്മൾ സാധാരണ പറയും എന്താണ് നമ്മൾ പറഞ്ഞ വിശ്വം ശാന്തനാണ് നമ്മുടെ ശാന്തി എന്ന് പറയുന്നത് രണ്ടു തട്ടിൽ വരാം ചിലപ്പോൾ മനസ്സിന്റെ ഒരു ശാന്തി വൃത്തിയാണ് അങ്ങനെ ചിലപ്പോ മനസ്സിന്റെ വിക്ഷേപത്തെ തന്നെ നമ്മൾ ശാന്തി എന്ന് തെറ്റിദ്ധരിക്കുന്നത് അതിനോട് സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ പറയും ശാന്തിയാണ് സന്തോഷമുള്ള ശാന്തി സാറിന് ഇവിടെ പറയുന്നതാണ് മനസ്സിന് വിശ്വന്റെ തലത്തിൽ തിരിയുന്ന തലത്തിൽ വിശ്വന്റെ തലത്തിൽ അശാന്തി ഉണ്ടാക്കുന്നുണ്ട് രാഗദ്വേഷാദികൾ മനോവൃത്തികളാണ് അതാണ് അശാന്തി ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ ശാന്തി ഉണ്ടാക്കുന്ന മനോവൃത്തി അതന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു പുതിയതിന്റെ സ്വരൂപമായ ശാന്തി വിശ്വന് വളർന്നിരിക്കുമ്പോൾ അവന് ശാന്തനും അശാന്തനും ആകാം രണ്ടും ആകാം സങ്കല്പങ്ങളുള്ളപ്പോൾ നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളെ കൊണ്ട് ആ ആവശ്യം അശാന്തമാണ് അസ്വസ്ഥനാണ് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കും അതാണ് രാഗദ്വേഷങ്ങൾ അശാന്തി ഉണ്ടാക്കുന്നത് നേടണമെന്നുള്ള ഒരു ആഗ്രഹം വരുമ്പോൾ ആഗ്രഹം അത് ശക്തമായ ചിത്തവൃത്തികളെ തുടർന്ന് തുടർന്ന് കാരണം ആഗ്രഹം എന്ത് ചെയ്യും നേടുന്നതിന് വേണ്ടിയുള്ള സങ്കല്പങ്ങളൊക്കെ എങ്ങനെ നേടാം ഉപായങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികളുണ്ട് ഇതെല്ലാം മനസ്സിന് ബാധിക്കും അതുകൊണ്ട് വരുന്ന എന്താണ് രാഗം കാമം മനസ്സിനെ അശാന്തമാണ് അത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പരിശ്രമങ്ങളെല്ലാം ആ ചിത്തവൃത്തികളെല്ലാം അത് അസ്വസ്ഥതയാണ് അതിൻ്റെ ഒരു പരമ്പര സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അതിന് ശാന്തി വരുന്നപ്പോൾ അത് നേടിക്കഴിഞ്ഞു വളരെ പരിശ്രമിച്ചത് നേടിക്കഴിയുമ്പോൾ ഒരു ശാന്തി വരും ആ ശാന്തിയും പരമാർത്ഥ ശാന്തിയല്ല എന്തുകൊണ്ട് അതും ചിത്തവൃത്തിയാണ് അയാൾ എവറസ്റ്റ് മേളിൽ പോകണമെന്ന് വിചാരിച്ച് പരിശ്രമം ആ പരിശ്രമം എന്ന് പറയുന്നത് വരുന്ന ചിത്തവൃത്തികളായി നിരന്തരം ചിത്തവൃത്തികളായി അയാൾ പ്രവർത്തിക്കുമ്പോൾ അത് അശാന്തം ശാന്തമാണ് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് തീർക്കണമെന്ന് വിചാരിക്കും പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് വിചാരിക്കും അപ്പോൾ ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള ചിന്തകളും ആ പ്രവൃത്തി എങ്ങനെ പൂർത്തിയാക്കാം എത്ര ഭംഗിയാക്കാം ഇതെല്ലാം ചിത്തവൃത്തികളാണ് ഈ ചിത്തവൃത്തികളെല്ലാം മനസ്സിന് അശാന്തി സൃഷ്ടിച്ചു നമ്മുടെ അനുഭവം അതാണ് അവസാനം ആ പ്രവൃത്തി എപ്പോഴെങ്കിലും സഫലീകരിക്കും പൂർണ്ണമാക്കി കഴിയുമ്പോൾ എന്ത് ഈ ചിത്തവൃത്തികളെല്ലാം അവിടെ അടങ്ങും അതുവരെ ഉണ്ടായിരുന്ന ചിത്തവൃത്തിയാണ് പുതിയ ചിത്തവൃത്തി എന്താണ് പ്രവൃത്തിയുടെ സഫലീകരണം അതിന്റെ പൂർത്തിയിൽ എന്ന് വരുന്ന ചിത്തവൃത്തി എന്തായിരിക്കും ആനന്ദം എവറസ്റ്റിന്റെ മുകളിലെത്തി കഴിഞ്ഞാൽ താൻ നേടേണ്ടത് നേടി എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ അവിടെ എന്ത് വരുന്നു അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെല്ലാം അവിടെ ആർജിക്കുന്നതിനുള്ള നേടുന്നതിനുള്ള സങ്കല്പങ്ങൾ അനന്തമായ സങ്കല്പങ്ങളാണ് അതിനെക്കുറിച്ചുള്ള പ്ലാനുകളും പദ്ധതികളും എല്ലാം അവിടെ അവസാനം സന്തോഷം സന്തോഷം ശാന്തിയല്ല എന്തുകൊണ്ട് സന്തോഷം എന്നാൽ ചിലപ്പോൾ കരയും ചിലപ്പോൾ രണ്ട് സന്തോഷം ശാന്തിയിൽ കരയിലും ചിരിക്കുന്നു കരയും ചിരിക്കുന്നു ശാന്തി എന്ന് പറയുന്നത് സുഖമാണ് ആനന്ദമാണ് അത് കരയും ചിരിക്കുകയും ചെയ്യുന്നതാണ് അവിടെ കരിയും ചിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ട് വീണ്ടും ചിത്തവിക്ഷയമുണ്ടാവും നേടിക്കഴിയുമ്പോ അവനെന്ത് വരുന്നു മറ്റ് ചിത്തവൃത്തികളെല്ലാം ഒടിഞ്ഞു ചെയ്യും അത് ദുഷ്പ്രയോജനമായി നേടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന എല്ലാ ചിത്തവൃത്തികളും ചിത്തവൃത്തികളുടെ ആ സങ്കല്പങ്ങളെല്ലാം ഒടുങ്ങിക്കഴിയുമ്പോൾ ഈ സങ്കല്പങ്ങൾ എന്തിനാണ് ആശ്രയിച്ചിരുന്നത് ഉള്ള അഹന്തയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഞാനെന്നുള്ള കേവലമായ അഹന്തയെ ആശ്രയിച്ച് നിൽക്കുകയാണ് അവിടെ ഇത് ആ സങ്കല്പങ്ങൾ ഒടുങ്ങുമ്പോൾ സന്തോഷിക്കുന്ന ആരാണ് ഈ അഹന്തയാണ് അഹന്തയെ ആശ്രയിച്ച് പുതിയ വൃത്തികളുണ്ട് അവിടെ അസ്വസ്ഥനാകുന്ന ആരാണ് ഈ സങ്കല്പങ്ങളെ കൊണ്ട് അഹന്തയാണ് പിന്നീട് ആനന്ദിക്കുന്ന ആരാണ് ആത്മഹന്തയാണ് പുതിയ ആനന്ദവൃത്തി ആ ആനന്ദവൃത്തിയുടെ ബഹിസ്ഫുരണമാണ് ബാഹ്യമായ പ്രകടനമാണ് സന്തോഷമായും കരുത്തിലായും ഒക്കെ അത് ശാന്തിയാകും ആളത്തിൽ എന്തുകൊണ്ട് അവിടെ രണ്ടും വരുന്നുണ്ട് ഇവിടെ രണ്ടും പ്രകടമാകും കരുത്തിലും സ്ഥിതിയും പ്രകടമാകും അത് ശാന്തമാണ് ശാന്തം എന്ന് പറയുന്നത് ഇവിടെ വസ്തുവിനെ സംബന്ധിച്ച് ഏറ്റവും സൗമ്യമായ വൃത്തിയാണ് മറ്റേതല്ല നമ്മൾ സന്തോഷിക്കുന്നത് ആനന്ദിക്കുന്ന വിക്ഷിപ്തമായ വൃത്തികളാണ് അതിന്റെ തീവ്രമായ വികാരഭാവങ്ങൾ ശരീരത്തിലും മനസ്സിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം പ്രതിഫലിക്കും ശാന്തിയിൽ അതല്ല അങ്ങനെയുള്ള പ്രകടനങ്ങളൊന്നും മനസ്സിൽ കേവലമായ സുഖം മാത്രമേ ബാഹ്യമായ വികാര വിജൃംഭണങ്ങൾ അതൊന്നും അനുഭവപ്പെടുന്നു അതാണ് സന്തോഷവും സാന്ത്യം തമ്മിലുള്ള വ്യത്യാസം വിഷുവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമുക്ക് എന്താണ് ശാന്തി എന്നുള്ള അനുഭവമില്ല നമുക്ക് സന്തോഷത്തിന്റെ അനുഭവങ്ങളെ കാരണം എന്തുകൊണ്ട് നമ്മൾ ഒരുപാട് സങ്കല്പത്തിൽ പ്രവർത്തിക്കും എന്തെങ്കിലും നേടുന്നുണ്ട് നേടിക്കഴിയുമ്പോൾ നമുക്ക് ആനന്ദം വരും ആനന്ദം ചിത്തത്തിന്റെ വിക്ഷേപമാണ് പുതിയ സങ്കല്പങ്ങൾ പുതിയ വൃത്തികൾ അത് അതിന്റെ അതിൽ സംതൃപ്തമാണ് ശാന്തമാകുന്നു മനസ്സ് ശാന്തമാകുന്നു മനസ്സ് ശാന്തമാകുന്നതിന് അഹന്തയിൽ നിന്ന് സ്വതന്ത്രമായിരിക്കും അഹന്ത ആശ്രയിച്ചുള്ള വൃത്തികളിൽ ഒരിക്കലും ശാന്തമില്ല കാരണം ഈ അഹന്ത ശക്തമായ ചിത്തവൃത്തികളെ സൃഷ്ടിക്കുന്നതാണ് ശാന്തിയിലതാണ് ചിത്തവൃത്തിയിൽ അടങ്ങുന്നതാണ് ഒതുങ്ങുന്നതാണ് ആ ശാന്തിയുടെ അനുഭവം അന്ധക്കരണത്തിന്റെ തലത്തിൽ ഈ ഈശ്വരുണ്ടാകും നമുക്ക് അനുഭവപ്പെടാം നമ്മൾ ഈ സങ്കല്പം കൊണ്ട് ചിത്തവൃത്തിയുടെ പുറകെ പോയില്ലെങ്കിൽ ആ ചിത്തവൃത്തിയുടെ ഏറ്റവും ശാന്തമായ പ്രവാഹം അല്ലെങ്കിൽ സൗമ്യമായ പ്രവാഹത്തിലൂടെ നമുക്ക് ശാന്തി അനുഭവം ഇവിടെ അതിനെക്കുറിച്ചാണ് പറയും നിങ്ങൾക്ക് പരിചയമുള്ള എപ്പോഴെങ്കിലും നിങ്ങൾ പരിചയപ്പെടുന്ന ശാന്തി നിങ്ങൾ വരാമെന്നുള്ള അല്പ സമാധാനം സ്വസ്ഥതയുണ്ട് എന്ന് പറയാൻ നമ്മൾ അത്യധികമായി ആഹ്ലാദിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് സ്വസ്ഥമാണ് എന്തുകൊണ്ട് അവിടെ ചിത്തം വിക്ഷിപ്തമായിരുന്നു അതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്ന ഒരാൾ സ്വസ്ഥമാണ് മൂഢതയല്ല അലസതയല്ല എന്തുകൊണ്ട് അവിടെയൊന്നും ലഭിക്കാത്തൊരു സുഖം ഇതാണ് അതിന് അന്ധ ശീതളിമ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു ശീതം അതാണ് ശാന്തിയുടെ തുര്യനെ സംബന്ധിച്ച് അതുമല്ല ഈ ശാന്തി നമ്മൾ അനുഭവപ്പെടുന്നത് എന്താണ് തുര്യന് നിലനിർത്തുന്നതാണ് നിലനിൽക്കുന്നതാണ് തുര്യനും ആരോപിച്ചിരിക്കുന്നു അവിടെയും ചിത്തവൃത്തി ആശ്രയിക്കേണ്ടി അതിനതീതമാണ് തുര്യന്റെ സ്വരൂപമായിരിക്കുന്ന സ്ഥാനം ആ തുര്യന്റെ സ്വരൂപത്തിൽ എന്താണ് ചിത്തവൃത്തികളെ ചിത്തവൃത്തികളൊന്നും കൂടാതെയുള്ള സ്ഥാനം ചിത്തവൃത്തികൾ നിന്നാലോ അതെല്ലാം ആരോപിതമായി അതിനെ സ്പർശിക്കാതെ അതിന് ബാധിക്കാതെ ഏതുപോലെ നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ വിള അവിടെ കൊടുങ്കാറ്റ് വീശിയാൽ ആണെന്ന് ദീപം എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന സ്വയം പ്രകാശിക്കുന്നതാണെങ്കിലും പക്ഷെ ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റും അത് വരഞ്ഞു തണഞ്ഞു അതിന്റെ സ്വഭാവം എന്താണോ സ്വയം പ്രകാശിക്കുക എന്നുള്ളതാണെങ്കിലും അതിന് നിലനിൽക്കാൻ അതുപോലെയാണ് സാധാരണ നമ്മുടെ ചിത്രത്തിന്റെ അവസ്ഥ ഇതിന്റെ ഉള്ളിൽ ഈ അഹം എന്ന് പറയുന്ന പ്രകാശം അത് ഈ തിരിയന്റെ പ്രകാശമാണ് അതുകൊണ്ടാണ് അതിനെ അനുസന്ധാനം ചെയ്താൽ നമ്മൾ തിരിയൻ എത്തിച്ചേരുന്നത് ഈ പ്രകാശം അഹം രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതിന് ഈ ചിത്തവൃത്തികളാകുന്ന കാറ്റിൽ ഇത് കെട്ടുകൊടുക്കും ഉള്ളിൽ അന്ധകാരം അന്ധകാരത്തിലാണ് ദുഃഖവും നിരാശയും ഭയവും ഇതെല്ലാം വരുന്നത് എത്ര ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും സൂര്യപ്രഭയ്ക്ക് എന്ന് സംഭവിക്കുന്നു അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അത് പ്രകാശിക്കുന്നത് കാരണം ഈ കൊടുങ്കാറ്റിൽ നിന്ന് അവനെ നേരിട്ട് ബാധിക്കുന്നതിനുള്ള ശേഷി സൂര്യന്റെ നില വേറെ കാറ്റിന്റെ നില വേറെ അതുപോലെ തിരിയുടെ നില വേറെ ഈ ചിത്തവൃത്തിയുടെ നില തിരിയനെ ഈ ചിത്തവൃത്തികൾക്ക് ബാധിക്കാൻ കഴിയത്തില്ല അതിനെ സ്പർശിക്കാൻ കഴിയത്തില്ല ഈ അഹംബോധത്തെ അതിനെ ബാധിക്കാൻ കഴിയും അതുകൊണ്ടാണ് അഹംബോധം മറഞ്ഞത് അല്ലെങ്കിൽ അസ്വസ്ഥമാകും അസ്വസ്ഥമാണ് നമ്മുടെ അസ്വസ്ഥത എവിടെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അകത്തിലാണ് ഞാൻ അസ്വസ്ഥനാണ് ഞാൻ അഹംബോധം പറയുന്നു ഞാൻ കൃത്യനാണ് ഈ ചെറിയ ദീപനാളത്തെ കാറ്റുകൾ ഉലയ്ക്കുന്നത് പോലെ പക്ഷെ അതിനാധാരമായിരിക്കുന്ന ഈ ചെറിയ ദീപനാളത്തിന് ആധാരമായിരിക്കുന്ന എന്താണ് സൂര്യബിംബം ആ സൂര്യബിംബത്തിനെ സ്പർശിക്കാൻ ഇതിന് കഴിയുന്നു ഒരു കാറ്റും അതുപോലെ ആ സൂര്യനെ ഈ ചിത്രവൃത്തിയെ സ്പർശിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ വിശ്വഭാവത്തിലിരിക്കുമ്പോൾ ഇവിടെ കാറ്റടിച്ചാൽ ഈ വെളിച്ചം പോലെ കാറ്റ് കൂടുതൽ ശക്തമായി വീശാതിരുന്നാൽ ഇത് പ്രകാശം ഇതാണ് ഇവിടുത്തെ ശാന്തി അശാന്തി ഇവിടെ നമ്മൾ ആർജിക്കുന്ന ഏത് ശാന്തിയും നിമിഷം കൊണ്ട് മാറി അശാന്തി കാറ്റ് എപ്പോഴും മാറി വീശും അതേസമയം തുരിയ അധികമോ എന്ന് പറയുമ്പോൾ അത് സൂര്യന്റെ പ്രകാശം പോലെയാണ് അത് സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ചെറിയ കാറ്റായാലും ശരി ചക്രവാദമായാലും ശരി വലിയ കൊടുങ്കാറ്റായാലും ശരി അതൊന്നും സ്പർശിക്കുന്നു അതാണ് സൂര്യന്റെ സ്വരൂപത്തിലെ ശാന്തി എന്ന് പറയുന്നത് സൂര്യനിലെ ശാന്തി നമ്മൾ സങ്കല്പിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് പ്രവൃത്തികൾ സ്ത്രീയെ ബാധിക്കുന്നില്ല എന്ന് പരമാർത്ഥം തുരീയ പ്രാപ്തി അവനെ ജ്ഞാനിയെ ഈ ചിത്തവൃത്തികൾ ബാധിക്കുന്നില്ല അതുകൊണ്ടെന്താണ് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ ശാന്തിക്ക് വേണ്ടിയിട്ടൊരു ഇടമില്ല നമ്മൾ ശാന്തിക്ക് വേണ്ടി അവിടെ പോകുന്നു മലയുടെ മേളിൽ പോകുന്നു ദുബൈ പോകുന്നു അവിടെ പോയിട്ട് ശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മുറി അടച്ചിരിക്കുന്നു ജനങ്ങളെയൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു നിങ്ങൾ കുടുംബത്തെ ഉപേക്ഷിക്കുന്നു ആശ്രമത്തിൽ പോയിരിക്കുന്നു മറ്റുള്ളവരൊക്കെ ശ്രവിക്കുന്നു ശാന്തിക്ക് വേണ്ടി പലതും ചെയ്യുന്നു കാരണം ഈ പ്രപഞ്ചത്തിൽ ശാന്തിക്ക് വേണ്ടി നമ്മൾ ഇടാന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ശാന്തി നേടിയെന്നും വരാം ഏതെങ്കിലും ഗുഹയിൽ ചിലപ്പോൾ ഇരുന്നാൽ കുറച്ച് ശാന്തി വന്നെന്ന് വരും വന്നില്ലെന്നും ശരിയാത്മത്തിൽ അങ്ങനെ അവിടെ ഗുഹയെന്നോ നഗരമെന്നോ വ്യവഹാരമെന്നോ വ്യവഹാര ശൂന്യതയെന്നോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ടാണ് മഹാത്മാക്കൾ ലോകസംഗ്രഹ പ്രവർത്തനത്തിൽ ആത്മാവാണെങ്കിൽ അവരുടെ ശാന്തിയെ ഇതൊന്നും ചിന്തിക്കുന്നു ഈ വ്യവഹാരങ്ങളൊന്നും എന്തുകൊണ്ട് സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്ന കൊടുങ്കാറ്റ് പോലെയുണ്ട് ഇവിടുത്തെ എന്ത് ഏതൊരു വ്യവഹാരം സൂര്യനെ സ്പർശിക്കുന്നു അപ്പോൾ അവർക്ക് ഈ പ്രപഞ്ചത്തിൽ ശാന്തിക്ക് വേണ്ടി ഒരു ഇടം പ്രത്യേകിച്ചില്ല അവരുടെ ഇടമെന്ന് പറയുന്നത് ഇവിടെ തുര്യനിൽ തന്നെ അപ്പോൾ പരമമായ ശാന്തി എന്ന് പറയുന്ന അതാണ് വേറെ എന്ത് ശാന്തി എന്ന് മനസ്സിലാക്കും ആ തുര്യൻ സ്വരൂപമായിരിക്കുന്ന ശാന്തിയെക്കുറിച്ചാണ് എന്തുകൊണ്ട് ആ തുരിയ അധിഗമത്തിലൂടെ ശാന്തി പ്രാപിക്കും ബാക്കി ശാന്തിക്കുള്ള എല്ലാ ഉപായങ്ങളും താത്കാലികമാണ് ഇവിടെ നിന്ന് ഓടി വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ശാന്തി കിട്ടും പിന്നെ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ശാന്തി കിട്ടും കിട്ടിയേക്കാം പറ്റൂല എന്ന് പറയുന്നില്ല എന്തായാലും ശത്രുവിന്റെ അടുത്ത് അടുത്തിരുന്ന് കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും ശത്രുവിന്റെ അടുത്ത് നിന്ന് ദൂരെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ശാന്തി ഉണ്ടാവും പക്ഷെ അടുത്തൊരു ശത്രു അവിടെ വരുന്ന ദൂരെ ഇരുന്നാൽ ശാന്തി അതുകൊണ്ട് ആ ശാന്തി എന്താണ് താത്കാലികമാണ് താത്കാലികമായി അങ്ങനെ ഒന്നില്ല എന്നല്ല പറയും ഇപ്പൊ നിഷ്പ്രയോജനമെന്നല്ല പറയും പക്ഷേ ഇവിടെ ശാന്തിയെ കണ്ടെത്തേണ്ടത് ഇവിടെയൊന്നും അല്ല കാന്തിയെ കണ്ട് ഉപനിഷത്ത് പറയുന്നത് എന്താണ് കാന്തിയെ കുറിച്ച് പറയുന്നത് തിരിയന്റെ വിശേഷണമായിട്ടാണ് തിരിയൻ കാന്തനാണ് നിങ്ങൾ ബോധിപ്പിക്കുന്ന എന്താണ് ആ തുരിയ അഭിഗമത്തിലൂടെ തുര്യപ്രാപ്തിയിലൂടെ ശാന്തിയെ നേടുക അതൊരു ഉപായമായിട്ട് നമുക്ക് ഗുഹയോ കാടോ ഇവിടെ എന്തിനോ എന്ത് ഉപായത്തെ വേണമെങ്കിലും സ്വീകരിക്കാം അനുകൂലമായ ഉപായങ്ങളെല്ലാം സ്വീകരിക്കാം അത് വേണ്ട ഏത് വായത്തെ സ്വീകരിക്കുമ്പോഴും പരമാർത്ഥത്തെ ബോധിച്ചിട്ടായി പരമാർത്ഥം ഇന്നതാണ് എനിക്ക് ശാന്തി കിട്ടുകയെന്നുള്ളത് ഇവിടെ നിന്നല്ല മറിച്ച് അവിടെ നിന്നാണ് ഉള്ളിൽ നിന്നാണ് ശാന്തി വരുന്നത് ബാഹ്യമായ നമ്മുടെ ചുറ്റുപാടുകളെ അനുകൂലമാക്കിയിട്ടുള്ള ശാന്തി അതുകൊണ്ടിവിടെ ശാന്തം എന്ന് പറയുന്നത് തിരിയന്റെ വിശേഷമായി പറയും തിരിയൽ ശാന്തനാണ് അതുകൊണ്ട് നീയും ശാന്തനാണ് എന്നാണ് അശാന്തി അനുഭവിക്കുന്നുണ്ടെങ്കിലും നീ ശാന്തനാണ് എന്തുകൊണ്ട് നിന്റെ സ്വരൂപം ശാന്തനാണ് എന്നാലും ആൾക്കാർക്ക് എന്താണ് ശരി പരമാർത്ഥം എന്നാലും ഒരു ശാന്തി വേണ്ട വീണ്ടും ചോദിക്കും തീർച്ചയായിട്ടും വേണം ശാന്തി സമാധാനമൊക്കെ വേണം പക്ഷേ അങ്ങനെ ഒരു ശാന്തി സമാധാനവും എന്നേക്കും ഉണ്ടാക്കാമെന്ന് കരുതരുത് നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാക്കി ചുറ്റുപാടുകളെയൊക്കെ പരിഷ്കരിച്ച് ബാഹ്യമായി ഒരു ശാന്തിയെ സമാധാനത്തെ നമുക്ക് എന്നും നിലനിർത്താമെന്ന് ആഗ്രഹിക്കും പൂർണ്ണമായ ശാന്തി എന്ന് പറയുന്നത് ആ തുര്യനെ ഉപകാരപ്പെടുത്തുന്നു അതിനെ ബോധ്യപ്പെട്ടാൽ തുര്യനായി നിന്നു കഴിഞ്ഞാൽ അവന് കുറവുമായി അല്ലാതെ ഇവിടെ ആർക്കും ശാന്തി വലിയ ആളായാലും ചെറിയ ആളായാലും അശാന്തനാണ് ഉയർന്ന സ്ഥാനത്തുള്ളവർക്കും താഴ്ന്ന സ്ഥാനത്തുള്ളവർക്കും ധനവാനായാലും ശരി ദരിദ്രനായാലും പണ്ഡിതനായാലും സാമരനായാലും അജ്ഞനായാലും ശരി വിജ്ഞനായാലും രണ്ട് സ്ഥലത്തും അശാന്തി ഒരുപോലെ ഒരു വ്യത്യാസം അതുകൊണ്ട് ആ പരമാർത്ഥ സത്യത്തെ നമുക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതി പറയുന്നത് തിരിയൻ ശാന്തനാണ് ശാന്തി വേണമോ ആ തിരിയ അധിഗമം അതല്ലാതെ തിരിയ പ്രാപ്തി അതല്ലാതെ ആ തിരിയനെ ബോധ്യപ്പെടും തിരിയനെ സാക്ഷാത്കരിക്കും ഉള്ള ആ തുരിയ അനുഭവം ഭാഷയാണ് വിജ്ഞന്മാരുടെ അനുഭവം തുരിയ അനുഭവം അതിൽ നിലനിൽക്കുക അതിൽ നിലനിൽക്കുമ്പോൾ വിശ്വതൈസ്വ പ്രാജ്ഞന്മാരെല്ലാം ചോദിക്കും അതിൽ നിലനിൽക്കുമ്പോൾ അതിന് ചോദ്യമില്ല അത് നിലനിൽക്കാത്തതുകൊണ്ടാണ് ചോദ്യം അതാണ് ആൾക്കാർ ചോദിക്കുന്നത് ഞാനും ഇറങ്ങുന്നു ചോദ്യം ജ്ഞാനിയുടെ അല്ല അഗ്നിന്റേതാണ് നിങ്ങൾക്ക് ആ ചോദ്യം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യുക അഗ്നായിരുന്നു ചോദ്യം ഒഴിവാക്കാൻ പറ്റും ആ ചോദ്യത്തിന് നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം ജ്ഞാനിയായി തന്നെ ഇരിക്കുക അജ്ഞാനിയായി ചോദ്യം തുടരുന്നതിനും നല്ലത് ജ്ഞാനിയായി ചോദ്യങ്ങൾ അവസാനിപ്പിക്കുന്നു അതല്ലാതെ വേറെ വഴി അതുകൊണ്ട് ആ ശാന്തിയിൽ പരവുമായ ശാന്തിയിൽ പിന്നെ ഈ ജാഗ്രത സ്വപ്ന സുഹൃത്തുക്കൾ അതൊക്കെ ഉണ്ടായിരിക്കുന്നു പ്രപഞ്ചം ഇങ്ങനെയെന്ന് കാണും വ്യവഹാരം ഇങ്ങനെയൊക്കെ സങ്കല്പിച്ച് നടക്കുമോ ആ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല എന്തുകൊണ്ട് ചോദ്യങ്ങളെന്ന് പറയുന്നതാണ് അശാന്തി ഇവിടെ പറയുന്ന എന്തിനെ കുറിച്ച് ശാന്തിയെക്കുറിച്ചാണ് പിന്നെ അവിടെ എന്തിനാ ചോദ്യം അവിടെ എങ്ങനെ ചോദ്യമില്ല ചോദ്യമില്ല സമാധാനമില്ല ആ ഒരു നിലയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതേയോ ശാന്തം ശിവം എന്താണ് മംഗളം ശാന്തം എന്ന് മംഗളമാണ് ശിവം മംഗളം ആനന്ദം ആ ശാന്തിയും ആനന്ദവും സുഖത്തിൽ ആനന്ദവും പറഞ്ഞല്ലോ നമ്മുടെ യത്നം പറഞ്ഞാൽ സുഖത്തെ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് മോക്ഷത്തെ പോലെ നമ്മൾ കാണുന്ന എന്താണ് വലിയ സുഖമായിട്ടാണ് നമുക്ക് ഉള്ളതിലും വലിയ ഒരു സുഖമായിട്ടാണ് മോക്ഷത്തെ കാണുന്നത് ഏറ്റവും വലിയൊരു സുഖത്തെ സങ്കല്പിച്ചാൽ അത് സ്വർഗമേ ആകത്തുള്ളൂ മോക്ഷമാണ് ഏറ്റവും വലിയ ദോഷത്തിൽ പറയും ഭൂമ ആനന്ദത്തെ കുറിച്ച് പറയുമ്പോൾ അവസാനം പറയുന്നതാണ് സാന്തോജിയുടെ ഭൂമ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഭക്ഷ്യകാരം പറയുന്നത് ആ തുര്യൻ തന്നെ അവിടെ വേറിട്ടൊരു സുഖമില്ല തുരീയനായിരുന്നുകൊണ്ട് പിന്നെ ഒരു ആനന്ദത്തെ അനുഭവിക്കുക അങ്ങനെയൊന്നുമില്ല അടുത്ത് പറയുന്നതാണ് ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം അനുഭവിക്കുന്നവൻ അനുഭവ വിഷയം അനുഭവം ഇതിനൊക്കെ അപ്പുറമാണ് അവിടെ പോയിരുന്നൊരു വലിയ ആനന്ദത്തെ അനുഭവിക്കുക വലിയൊരു പൽപ്പായസം കുടിക്കുക അതുപോലെ സങ്കല്പങ്ങളാണ് നമ്മളിവിടെ നമ്മുടെ സങ്കല്പത്തിലൂടെ നമ്മൾ സുഖത്തെ ആർജിക്കുന്നു ആ സുഖത്തെ സംബന്ധിച്ച് വിശേഷങ്ങളുടെ വലിയ വലിയ വലിയ സുഖങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ സങ്കല്പത്തിലുള്ള സുഖങ്ങളൊന്നുമില്ല തുര്യന് അത് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നവൻ സുഖസ്വരൂപമാണ് ആനന്ദസ്വരൂപമാണ് സുഖസ്വരൂപവും ആനന്ദസ്വരൂപമായിരുന്നാൽ ഇന്ന് നമ്മളുടെ സങ്കല്പത്തിലുള്ള സുഖാനുഭവം സങ്കല്പത്തിലുള്ള ആനന്ദാനുഭവം അവിടെ ഇല്ല അതിന്റെ ആവശ്യം വരുന്നില്ല എന്ന് നമുക്ക് യുക്തിയുക്തമായി മനസ്സിലാക്കാം അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു ശിവമാണ് അത് ശിവസ്വരൂപമാണ് ആനന്ദ സ്വരൂപമാണ് ശിവസ്വരൂപമാണ് അവിടെ നമ്മൾ ആർജിച്ച് നിലനിർത്തി സംരക്ഷിക്കേണ്ട സുഖങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല സങ്കല്പത്തിലൂടെ അവസാനം വളരെ സങ്കല്പങ്ങൾ എന്തെങ്കിലും ഒരു സുഖത്തെ നേടുന്നതിന് വേണ്ടി ഒരുപാട് സങ്കല്പിച്ച് അവസാനം കരഗതമാകുമ്പോൾ നമുക്കൊരു വലിയ ആനന്ദം കിട്ടിയെന്നിരിക്കട്ടെ അത് പരമാർത്ഥത്തിലുള്ള ആനന്ദമാണ് എന്തുകൊണ്ട് ആനന്ദത്തിന് ഏറ്റക്കുറച്ച് ആനന്ദത്തിന് പല ഭാവങ്ങളുണ്ട് അതുകൊണ്ടാണ് ആനന്ദത്തിന് നമ്മൾ കരഞ്ഞു പോകുന്നു തിരിച്ചു പോകുന്നത് നമ്മളിൽ ഒരുപാട് വികാര പ്രകടനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് തിരിയന്റെ സുഖമാണെങ്കിൽ അത് നിശ്ചലമാണ് അവിടെ ബാഹ്യമായിട്ടൊന്നും നിശ്ചലമാണ് നിശ്ചലത അതാണ് അതിന് പറഞ്ഞിരിക്കുന്നത് പോലെ ശാന്തമാണ് അത് സുഖമാണ് പരമമായ നിശ്ചലതയാണ് ശിവസ്വരൂപമാണ് അദ്വൈതം അതുകൊണ്ട് തന്നെ എന്താണ് അദ്വൈതവുമാണ് ഇവിടെ നേടാനൊന്നുമില്ല കളയാനുമില്ല ആർജിക്കാനൊന്നുമില്ല ഉപേക്ഷിക്കാനുമില്ല ഏകമായിരിക്കുന്നു അദ്വൈതം എന്തുകൊണ്ട് പറഞ്ഞു നമുക്ക് പരിചയമുള്ളത് ദ്വൈതമാണ് നമുക്ക് പരിചയമുള്ള ദ്വൈതം എന്താണ് ജാഗ്രത സ്വപ്ന സുഖത്തിൽ അല്ലെങ്കിൽ ഇതിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വ തൈസ പ്രാഗ്യം അതാണ് ദ്വൈതമെന്നുള്ളത് പ്രപഞ്ചത്തെ വിവിധ എല്ലാം ഇതിൽ ഉൾപ്പെടുത്താം ഈശ്വപ്രാജ്ഞഭാവത്തിൽ ജാഗ്രതത്തിനെ സൂചിപ്പിക്കുന്നു ഇതിന് ആധാരമായിരിക്കുന്നതാണ് ഇവിടെ പറയുന്ന അദ്വൈതം ഇതിനെ നിലനിർത്തുന്നതും ഇതിനെ ഇല്ലാതാക്കുന്നതുമാണ് അദ്വൈതം എന്നത് അദ്വൈതം എന്ത് ചെയ്യുന്നു ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നു ഇതിനെല്ലാം നിരാകരിക്കുന്നു അത് രണ്ടും കൂടെ അടക്കുന്നു ഇങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് അദ്വൈനായിരിക്കുന്ന തുര്യന് ഇതെല്ലാം ആരോഗ്യതമായി സ്പന്ദനങ്ങളായി നിലനിൽക്കുന്നു ഇതിന് നിരാകരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ആദ്വൈനായിരിക്കുന്ന തുര്യന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ ഇതിനൊന്നും നിലനിൽക്കും അതിനാണ് അദ്വൈതം എന്ന് പറയുന്നത് അദ്വൈതത്തിൽ അതിന് ഇതൊന്നും ബാധകമാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതാണ് ഈ കാണുന്ന ജാഗ്രത സ്വപ്ന സുഖത്തികളോ ഈശ്വര തൈസ പ്രാജ്ഞന്മാരൊന്നും അദ്വൈതത്തെ ബാധിക്കുന്ന അതിനെങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തുന്ന അതിനെന്തെങ്കിലും ന്യൂനത ഉണ്ടാക്കുന്ന അതിനെന്തെങ്കിലും അസ്വസ്ഥതയോ പോരായ്മകളോ കഴിവ് കേടോ ഒന്നും ഉണ്ടാക്കുന്നതല്ല ഇതവിടെ നിൽക്കാൻ നിൽക്കാതിരിക്കും അദ്വൈതത്തെ സംബന്ധിച്ച് തിരിയൽ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് ഇതിനും ഒരു സ്ഥലത്ത് മാറി മറിയേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ഇത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ് മായ മാത്രം ഇതം സർവമാണ് അപ്പോ ഈ തുരിയ തുരിയാധികമത്തെ പ്രാപിച്ചു തുരിയത്തെ സാക്ഷാത്കരിച്ചു നമ്മൾ സാധാരണ കേൾക്കുന്ന ഭാഷ സാധാരണ പറഞ്ഞു വരുന്ന ഭാഷ ഉപയോഗിക്കാറുണ്ട് ഇന്നത്തെ അത് തെറ്റിദ്ധാരണയുണ്ട് ഇന്ദ്രിയത്തെ സാക്ഷാത്കരിക്കുവാൻ ശ്രമിക്കുന്നിടത്തോളം ഈ ജാഗ്രത സ്വപ്ന സുഹൃത്തികളോ അല്ലെങ്കിൽ വിശ്വദേശ പ്രാജ്ഞന്മാരോ ഒന്നും ചോദിക്കുന്നതാണ് ഇതുണ്ടായാൽ അതുണ്ടാകും ഇതതിനെ വർദ്ധിക്കുന്നു ഇതതിനെ ബാധിക്കുന്നു ഇത് നിന്നാൽ ജ്ഞാനം ഉണ്ടാകുമോ നശിക്കുമോ ഇത്തരം ചോദ്യത്തിനൊന്നും അവിടെ മറിച്ച് ഇതിനെല്ലാം സാധകമാണ് സാധകമല്ല സാധകമാണ് എന്ത് സ്ഥിതി സ്ഥിതിന്റെ നിജസ്ഥിതി അത് ആണ് ഇതിനെല്ലാം സാധകമായിരിക്കും ഞാനീ സംബന്ധിച്ചിടത്തോളം പറയുന്നതിന് താല്പര്യങ്ങളാണ് ഈ പ്രപഞ്ചമോ ഈ പ്രപഞ്ചത്തിലെ ബന്ധുവാത്മകമായ അനുഭവങ്ങളോ ഒന്നും തന്റെ ജ്ഞാനത്തെയോ തന്റെ സ്വരൂപത്തെയോ ഒന്നും സ്പർശിക്കുന്ന കാര്യങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഉപാസനയും ഇതിന്റെ ബോധ്യപ്പെടലും തമ്മിലുള്ള വ്യത്യാസം ഉപാസനയും നമ്മൾ ഇതിനെയൊക്കെ വിസ്മരിക്കാം സുഹൃത്തെ വിസ്മരിക്കുന്നില്ല അതുപോലെ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുക സമാധി എന്നോ ഇതിനെല്ലാം ഒഴിവാക്കാവുന്ന തലങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് മനസ്സിൽ തന്നെയുണ്ട് ഇതിനെയൊക്കെ ഒഴിവാക്കാവുന്ന തലങ്ങൾ അതാണ് സുഹൃത്തിയും മൂർത്തിയും സമാധിയും തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒഴിവാക്കാനൊന്നും രണ്ടും കൊണ്ട് വ്യത്യാസം ജ്ഞാനത്തെ ഈ പ്രപഞ്ചം ഒരിക്കലും അസ്വസ്ഥമാക്കുന്നില്ല ജാഗ്രത സ്വപ്ന സുഹൃത്തി ഒന്നോടെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇതിന് സാധകമായി എന്നുവെച്ചാൽ ഇതിനെ നിലനിർത്തും ജീവനുള്ള പാമ്പിനെ നമുക്ക് ഭയക്കണം അത് കടിക്കും ഗുണങ്ങളാണ് ഭക്തി ഗുണമൊക്കെ നമ്മളെ ഭയപ്പെടുത്തും അതിന് ഭയന്നേ പറ്റും അതിൽ നിന്നും പ്രതീക്ഷിക്കും അജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ലോകം എന്ന് പറയുന്നത് ജീവനുള്ള പാമ്പാണ് അതിനാൽ നമ്മളതിനെ ഭയക്കുന്നത് തത്വജ്ഞാനിയും ഇതിനെ ഭയക്കേണ്ടതല്ല എന്ന് നമ്മൾ ശങ്കിക്കുകയാണ് എന്തുകൊണ്ട് നമ്മളെ ഭയപ്പെടുന്നു തത്വജ്ഞാനത്തിൽ ഇതൊക്കെ നിലനിന്നാൽ വീണ്ടും ജ്ഞാനി ഇതൊക്കെ അസ്വസ്ഥനാക്കിയതിൻ്റെ നമ്മൾ ഭയക്കും നമ്മുടെ ഭയം അസ്ഥാനത്തുള്ള കാരണം എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ജീവനുള്ള സർപ്പമാണ് പക്ഷെ നമ്മൾ തന്നെ ചിന്തിക്കുക ആ സർപ്പം തന്നെ മരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ഭയപ്പെടാറ് എന്തുകൊണ്ട് അതിന് പിന്നെ പണം ഉണർത്താൻ കഴിയില്ല ദംസിക്കാൻ കഴിയില്ല ചത്ത പാമ്പിനെ നമ്മൾ ഭയക്കുന്നില്ലെങ്കിൽ ഇവിടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് നിലനിന്നാണ് ഒരർത്ഥത്തിൽ അത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് ചത്ത പാമ്പാണ് അപ്പോൾ ജ്ഞാനിയുടെ ശാന്തിയെ ഭംഗിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള കഴിവും ചത്തപാമ്പിനെ ഇതിനെ നമ്മൾ ഭയപ്പെടുത്തുന്നു എന്നാൽ ചത്തു എന്നതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ പോകുന്നുണ്ട് പാമ്പ് ചത്തിട്ട് വന്നെങ്കിൽ തന്നെ അവിടെ പക്ഷെ ഭയപ്പെടുത്തുന്നു തത്വജ്ഞനെ സംബന്ധിച്ചും അങ്ങനെയാണ് തത്വജ്ഞന്റെ വ്യവഹാരങ്ങൾ എല്ലാം ഈ ചത്ത പാമ്പിനെ കാണുന്ന പോലെ ഒരു തരത്തിലും അത് തന്നെ സ്പർശിക്കുന്നു ആ സമയം തന്നെ ആശ്രയിച്ച് എന്ത് ചെയ്യുന്നു പ്രപഞ്ചം നിലനിൽക്കുന്നു അങ്ങനെ സാധകവും മറിച്ചത് തന്റെ ജ്ഞാനത്തിനെ അത് ബാധിക്കുന്നില്ല അതേസമയം നമ്മുടെ ജ്ഞാനത്തെ ഇത് ബാധിക്കുന്നു വിശ്വന്റെ ജ്ഞാനം വിശ്വൻ എന്ത് ചെയ്യുന്നു ജ്ഞാനത്തെ ആർജിക്കുന്നു പല അറിവുകളും സമ്പാദിക്കുന്നു ആത്മാവിന് സച്ചിദാനന്ദമാണെന്ന് പറഞ്ഞിട്ട് തുര്യനെ കുറിച്ച് പറയുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു ജ്ഞാനം മറന്നു ആരാർജിച്ചത് വിശ്വൻ അവനിൽ മറ്റു വ്യക്തികൾ വരുമ്പോൾ ഈ വൃത്തി മറന്നു അവിടെ സംഭവിക്കാം അതുകൊണ്ട് അവൻ അശാന്തനാകാം പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെയല്ല ജ്ഞാനി ഇവിടെ ഒന്നും ആർജിച്ചില്ല ഒരു ജ്ഞാനത്തെയും ആർജിച്ചില്ല മറിച്ച് എന്താണ് എന്താണോ സ്വയം പ്രകാശത്തിന് തടസ്സമായി നിന്നത് മാറിപ്പോകുന്നേ അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു ശാന്തമായും ശിവമായും നിൽക്കുന്നു മംഗളസ്വരൂപമായി നിൽക്കുന്നു ആനന്ദസ്വരൂപമായി നിൽക്കുന്നു ആ ആനന്ദം എന്ന് പറയുന്നത് എന്താണ് നേരത്തെ പറഞ്ഞ ആനന്ദത്തിന് നേരത്തെ പറഞ്ഞ ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെങ്കിലും ഒന്ന് നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആനന്ദം വലിയ ആണ് ആനന്ദം എന്ന് പറയുന്നത് ചിത്തവൃത്തിയാണ് അതുകൊണ്ടാണ് അത് നശിച്ചത് ഇവിടെ ആനന്ദം എന്ന് പറയുന്നത് എന്താണ് ശിവം കാന്തം എന്ന് പറഞ്ഞാൽ തുര്യന്റെ വിശേഷമാണ് ആ തുര്യന്റെ സ്വരൂപമാണ് അതുകൊണ്ട് അതെന്നും ആ രീതിയിൽ തന്നെ ഇരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തുര്യനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് കാന്തമാണ് ശിവമാണ് അതുകൊണ്ട് തന്നെ അത് അദ്വൈതമാണ് എന്ന് പറയുമ്പോൾ ഈ ജാഗ്രത സുശുദ്ധികളും വിശ്വതൈസപ്രാജ്ഞന്മാരുമെല്ലാം എല്ലാം സാധകമായിട്ടാണ് നിൽക്കുന്നതിനല്ല ഇതെല്ലാം ആ തുര്യനും തന്നെ അതുകൊണ്ട് തന്നെ ഇതൊന്നും തുര്യനെ സ്പർശിക്കുന്നില്ല തുര്യനെ ബാധിക്കുന്നില്ല ഭാഷകാരൻ പറയുന്നതാണ് തുരീയ സ്ഥിതനായിരിക്കുന്നത് പ്രപഞ്ചസ്ഥിതനാണ് വിശ്വസൈസ് പ്രാജ്ഞന്മാരിൽ സ്ഥിതി ചെയ്യുന്നവനാണ് സ്ഥിതനായിരിക്കുന്നവന് ഇതൊന്നും ബാധിക്കുന്നില്ല കാരണം എന്തുകൊണ്ട് അവിടെ ദ്വൈതമില്ല അവൻ അദ്വൈതനായി തന്നെ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നത് ആ തുര്യന്റെ വിശേഷമാണ് അത് പറയുന്നു ഭേദവിദഗ്ധ ഹിതം അവിടെ ഭേദങ്ങളില്ല വിദഗ്ധ എന്ന് പറയുന്ന ഈ ചിത്തവൃത്തിയുടെ ഈ സ്ഥാനങ്ങളും സ്ഥാനികളും ജാഗ്രതാദി അവസ്ഥകളും വിശ്വാദി ഭാവങ്ങളും അതാണ് ഭേദം വികല്പങ്ങൾ ഒന്നും ഇവിടെ ഇല്ല അതിന് ചതുർത്ഥം മണ്ണിയത്തെ ചതുർത്ഥം കൊണ്ട് തിരിയും ചതുർത്ഥത്തെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് തിരിയെന്ന് പറഞ്ഞാൽ നാലാമത്തത് എന്ന് വാക്യാർത്ഥം ഇവിടെ വാക്യാർത്ഥത്തെ വാക്യാർത്ഥത്തല്ല എടുക്കണം ഇവിടെ എന്താണ് ഈ മൂന്നിൽ നിന്നും വിലക്ഷണമായത് മൂന്നെന്ന് പറയുമ്പോൾ വിശ്വ തൈസ പ്രാചീനമാണ് ഒന്നും വിലക്ഷണം ഭിന്നമായ സ്വരൂപത്തോട് കൂടിയാണ് വിലക്ഷണം അതിന്റെ ഭിന്ന സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് ഇതൊന്നും ഇതിനൊന്നും സ്പർശിക്കാൻ കഴിയാത്തത് ഇതിനെല്ലാം നിലനിൽക്കുന്നത് ഇതിൽ നിന്നെല്ലാം സദാ മുക്തമായിരിക്കുന്നത് അതാണ് അതിന്റെ വിലക്ഷണം അങ്ങനെ എത്ര മാത്രം വേണമെങ്കിലും അതിനെ വിശേഷിക്കും ഇതെല്ലാം അശാന്തമായിരിക്കുന്നു അത് ശാന്തമായിരിക്കുന്നു ഇതെല്ലാം അമംഗള രൂപത്തിലിരിക്കുന്നു അത് സുഖമായിരിക്കുന്നു ഇതെല്ലാം ദ്വൈത രൂപത്തിലിരിക്കുന്നു അത് അദ്വൈതമായിരിക്കുന്നു ഇത് പ്രപഞ്ചമാണെങ്കിൽ അത് പ്രപഞ്ചവശവുമാണ് ഈ തരത്തിൽ അതിനെ മനസ്സിലാക്കണം ആത്മാ സവിജ്ഞേയ അങ്ങനെയൊക്കെ ആ പാദത്ര രചന തുര്യന്റെ അർത്ഥം പറഞ്ഞു അങ്ങനെ ധരിച്ചു കളയുന്നത് ഇപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ഒന്നാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒന്നും ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് പറയുകയാണ് തുര്യൻ എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഏതോ ഒരു അവസ്ഥയിൽ പോയി നമ്മൾ സാക്ഷാത്കരിക്കേണ്ട ഒന്നാണെന്നൊന്നും എന്താ പറയുക അവർക്കെന്താണ് ഈ പാദത്രയത്തിൽ നിന്ന് വിലക്ഷണമായിരിക്കും എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഖിക്കുമുള്ള ആധാരമായിരിക്കും അതിന് ആധാരമായിരിക്കുന്ന ഇവിടെ ഉണ്ടായിരുന്നാലേ പറ്റും ഇവിടെ ഉണ്ടായിരുന്നാലേ അതിന് ഈ ജാഗ്രതത്തിന് നിലനിൽക്കാം അതിനെ ആശ്രയിച്ചാണ് ഈ ജാഗ്രത നിലനിൽക്കുന്നത് ജാഗ്രത ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നു നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തുര്യനും നിലനിൽക്കും ആ ജാഗ്രതത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്നതാണ് സൂര്യൻ അതുകൊണ്ട് തുര്യൻ എന്ന് പറഞ്ഞാൽ നാലാമത്തെ എന്നുള്ള അർത്ഥം കൊടുക്കരുത് മൂന്ന് പാദങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവത്തിൽ ആ വ്യത്യസ്തതയിൽ നിർത്തുവാൻ ആത്മാ വിജ്ഞേയ ആത്മാവ് വിജ്ഞേയനാണ് അറിയേണ്ടവനാണ് ഇവിടെ ഭാഷകാരൻ അവന് വയ്ക്കാൻ ഇതുവരെ പറഞ്ഞ ഒന്നിനെ കുറിച്ച് തുര്യനെ കുറിച്ച് ആ തുര്യൻ എന്താണ് ആത്മാവാണ് ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് ആ തുര്യനാണ് തുര്യനെ കുറിച്ച് ശ്രവിക്കുന്ന ആ ശ്രോതാവിന്റെ സ്വരൂപം അനാത്മാവെന്ന് തുര്യനെ മനസ്സിലാക്കാൻ തുര്യനെ തിരിച്ചറിയാൻ വേണ്ടി ഒരുവൻ ശ്രമിക്കുന്നുണ്ടാവും ആ ശ്രമത്തിലൂടെ അവൻ കണ്ടെത്താൻ പറ്റുന്ന ഒന്നല്ല എന്തുകൊണ്ട് അവന്റെ സ്വരൂപമാണ് അവന്റെ തോളിൽ തനിക്ക് കയറാൻ ഒക്കെ അഭ്യാസം പഠിച്ചാലും അതുകൊണ്ട് തിരിയനെ കുറിച്ച് ഇത്രയും വിശദീകരിച്ചതിന് ശേഷം അവസാനം പറയുന്നത് എന്താണ് അത് ആത്മാവാണ് അത് സ്വരൂപമാണ് ആത്മാവിന്റെ സ്വരൂപമാണ് അത് വിജ്ഞേയ എന്ന് പറയുന്നത് അത് അറിയേണ്ടവനാണ് അറിയുണ്ടാവണമാണെന്ന് പറഞ്ഞാൽ ഇതുവരെ അതിനെ അറിയിക്കുകയായിരുന്നു ശ്രുതി അറിഞ്ഞിരിക്കുന്നത് ഇനി എന്താ ഇതിൽ അറിയാനിരിക്കുന്നത് എന്ന് ശ്രുതി അല്ലെങ്കിൽ ഒരു ഇതിനെ ബോധ്യപ്പെടുത്തുമ്പോൾ ബോധ്യപ്പെട്ടവന് പിന്നെ ഇത് അറിയേണ്ടതായിട്ടൊന്നും പിന്നെ എന്തുകൊണ്ടാണ് ഇത് വിജ്ഞാനം എന്നിവിടെ പറഞ്ഞത് ഒരു ഭാഷകാരടുത്ത് സമാനം പ്രതീയമാന സർപ്പ ഭൂചിത്ര ചിത്ര ദണ്ഡാദി വ്യതിരിക്ത യഥാ രജു തഥാ തത്വമസീത്യാദി വാക്യാർത്ഥം ആത്മാ തത്വത്തെക്കുറിച്ച് നീ ശ്രവിക്കുന്നത് വരെ നിനക്ക് വിജ്ഞയനായിരുന്ന ഏതാണോ അതാണിപ്പോൾ നിനക്ക് ബോധ്യപ്പെട്ടത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നു അല്ല ഇനിയും ഇത് അറിയേണ്ടതാണ് എന്ന് ധരിക്കരുതെന്ന് ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം എന്ന് പറയുന്ന ഈ അനുഭവ തലത്തിന് അതീതമായ ഒന്നാണ് അതൊരിക്കലും അറിയപ്പെട്ടതായിട്ട് നിൽക്കരുത് അറിയേണ്ടതായി നിൽക്കരുത് അവിജിതാദപി ഉപനിഷത്തുക്കളാണ് അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യമാണ് അതുകൊണ്ട് ഇത് വിജ്ഞാനാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇതുവരെ ശ്രുതിയുടെ ഉപദേശം കേൾക്കുന്നതുവരെ ഇത് നീ ധരിച്ചിരുന്നു എന്നാണ് അറിയപ്പെടേണ്ട ഒന്നാണെന്ന് ധരിച്ചത് ശ്രുതി പറഞ്ഞത് നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മനസ്സിലാക്കുന്ന എന്താണ് ഇതെങ്ങനെ അറിയപ്പെടേണ്ട ഒന്നല്ല അറിവ് തന്നെയാണ് അറിവ് അറിവിങ്ങനെ അറിയപ്പെടേണ്ടതായിട്ട് മാറി അത് കർത്താവ് കർമ്മം ക്രിയ മാതാവ് ജ്ഞാനം ജ്ഞേയം എന്ന് മനസ്സിലാക്കണമെന്നാണ് ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാകും പ്രതീയമാന സർപ്പ ശുദ്ര ദണ്ഡാദി യഥാർത്ഥം ഏകനായ തുര്യനിൽ എന്തുവരുന്നു ശിഷ്യനും തേജസ്വനും പ്രാചീനമെല്ലാം ഒന്നിൽ പല ഭ്രമങ്ങളും ഉണ്ടാകും ഏകമായിരിക്കുന്ന രജ്ജുവിലൊന്നുണ്ടായി ആദ്യം കണ്ടപ്പോൾ സർപ്പമായി പോകും വേറൊരിക്കും അവിടെ തന്നെ കണ്ടപ്പോൾ എന്താണ് ഭൂഛിദ്രമായി അങ്ങനെ അവിടെ ഒരു ഘടമുണ്ടായിരുന്നു ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു വയലും മറ്റും വെയിലടിച്ചിങ്ങനെ വെടിച്ചു തീരുന്നു അങ്ങനെ ചിത്രവും ഭൂമിയിലുണ്ടാകുന്ന ചിത്രം അതുപോലെ തന്നെ വേറെ കണ്ടപ്പോൾ എന്താണ് അതൊരു വടിയാണെന്ന് വാസ്തവത്തിൽ ഇവിടെ മൂന്ന് ഇത് കൊടുക്കുകയാണ് സർപ്പം ചിത്രം ദണ്ഡം അതുപോലെ പലതുമാണ് അവരിവിടെയും മൂന്ന് അനുഭവങ്ങൾ വിശ്വൻ തേജസ്സും പ്രാണൻ ഒന്നിൽ തന്നെ പോകും ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രതീയമാനം വർത്തമാനം ഇപ്പോൾ ഈ കാലത്ത് ഇതിൽ നിന്നും വ്യതിരിക്ക യഥാരത്വു ഇതൊക്കെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും വ്യതിരിക്തമായിരിക്കുന്നു തിരിയൻ അതാണ് വേറെ ഒരു അവസ്ഥയിലോ വേറെ ഒരു കാലത്തിലോ ഒന്നുമല്ല ഇപ്പൊ തന്നെ പ്രതീയമാണെന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിലെ പ്രയോഗം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും വിശുദ്ധ ഇതിനെ അനുഭവ ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരിലാണോ ഇത് അനുഭവപ്പെടുന്നത് ഏതൊരു രജുവിലാണോ ഇതെല്ലാം ഇങ്ങനെ മാറി മാറി സർപ്പവും ദണ്ഡവും അനുഭവപ്പെടുന്നത് അതുപോലെ അതുപോലെ തത്വമസി ഇത്യാദി വാക്യ ഇവിടെ എന്താണ് മറ്റു പല ഭാഷയിലൂടെയും വേറെ ചിന്തിച്ച് തത്വമസി നിന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം തന്നെയാണ് ഇവിടെയും പറഞ്ഞത് ആത്മാ അധിഷ്ഠാവായും അറിയിക്കുന്നു ഏതൊരു ദൃഷ്ടാവിനാണോ നിലനിൽക്കുന്നത് ഏതൊരുവനാണോ ഇതിനനുഭവിച്ചത് വിശ്വനല്ല വിശ്വനെ അറിയുന്നത് വിശ്വനെ അറിയുന്ന വേറൊരുണ്ട് അവനാണ് വിശ്വനെയും തൈസനെയും പ്രാചീനെയും അറിയുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഇതരേതര വ്യതിചാര വിശ്വനാണ് വിശ്വനെ അറിയുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് തൈസിനെ പോലെ വിശ്വനുണ്ട് വിശ്വനില്ല വിശ്വന്റെ തൈസിനെ ഒരാൾ അറിയുന്നു പ്രാജ്ഞനെന്നും അവിടെ വിശ്വനും തൈജസ്സിനുമില്ല അതിനെയും ഒരാൾ അറിയുന്നു അല്ലെങ്കിൽ ഒരറിവിൽ ഇതെല്ലാം പ്രകാശിക്കും അങ്ങനെ പ്രകാശിക്കുന്ന ഏകമായ അറിവ് അതിന് നാശം അതാണ് ദ്രഷ്ടു ദൃഷ്ടി ആ ദൃഷ്ടാവിന്റെ വിശ്വതൈസ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദൃഷ്ടാവ് തിരിയന്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ സ്വരൂപമായിരിക്കുന്ന അറിവ് അത് ശൂന്യമല്ല ജഡമല്ല മറ്റതറിവാണ് ബോധമാണ് പ്രകാശമാണ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കും അതിന് മാറ്റം വരുന്നുണ്ടല്ലോ വിപരി ലോകത്തുണ്ട് മാറ്റം വരുന്നു വിജ്ഞാത വിജ്ഞാതിന് വിപരി ലോകം അവിനാശിപ്പ എന്ന് പറഞ്ഞതിന് ശേഷം ജനകയാത്രകൾക്ക് സംഭാഷണത്തിൽ പറയുന്ന കാര്യമാണിത് ഇത്യാദി പുരുത്തഹ അങ്ങനെ പറഞ്ഞ ഏസ വിജ്ഞയ അങ്ങനെ അറിയപ്പെടേണ്ടത് അറിയപ്പെടേണ്ടവൻ അറിയപ്പെടേണ്ടവനെന്ന് കഴിഞ്ഞാൽ അറിയാനില്ല അറിഞ്ഞ് കളയാമെന്ന് കരുതിയും വേണ്ട എന്തുകൊണ്ട് ഇത് ഭൂതപൂർവ്വഗത്യ അജ്ഞനോട് പറയുകയാണ് അജ്ഞന്റെ അവസ്ഥയിൽ അവൻ കരുതുന്നു എന്ന് പറയുകയാണ് ഇത് അറിയപ്പെടേണ്ടതാണെന്ന് ഇത് അറിയപ്പെടേണ്ടതല്ല ഇത് സ്വയം അറിവായതുകൊണ്ട് സ്വയം പ്രകാശമായതുകൊണ്ട് ഇതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല അത് വിശദീകരിക്കുന്നു ജ്ഞാതെ ദ്വൈതാഭാവം ശാസ്ത്രി പറഞ്ഞു കഴിഞ്ഞു അത് ബോധ്യപ്പെട്ടാൽ പിന്നെ ദ്വൈതം അവിടെ ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയവും ഇല്ല അതാണ് ദ്വൈതം അറിയുന്നത് അറിവ് അറിയപ്പെടുന്നത് അതില്ല അല്ലെങ്കിൽ പിന്നെ ഇവിടെ വിജ്ഞേയമായ ഒരു ആത്മാവില്ല അതൊക്കെ ആ കേൾക്കുന്നവന്റെ അജ്ഞാനത്തെ കണക്കിലെടുത്തുകൊണ്ട് അവനാൽ നിന്ന് നിലയിൽ നിന്ന് അല്പം മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നതാണ് വിജ്ഞേയം അവിടെയൊന്നും വാച്യാർത്ഥത്തെ എടുക്കരുതെന്ന് ഒന്നുകൂടെ വാച്യാർത്ഥത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നു അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്ത് ബോധ്യപ്പെടാം അതാണെന്ന് നമ്മൾ ശ്രമിക്കുന്നത് ഭാഷകാരൻ ആ രീതിയിലാണ് ശ്രമിക്കുന്നത് ശ്രുതി കുറച്ച് പദങ്ങൾ ഉപയോഗിക്കുന്നു കുറച്ച് പദങ്ങളിൽ നിന്ന് നമുക്കൊന്നും പിടിയിട്ടില്ല കാരണം എന്തുകൊണ്ട് വാച്യാർത്ഥമല്ല അവിടെ ലക്ഷ്യമാണ് ലക്ഷ്യത്തെ കൂടുതൽ പദങ്ങളിലൂടെ വിശദീകരിക്കേണ്ടി വരും അതാണ് ഭാഷകാരൻ അതും നമുക്ക് പിടികിട്ടാതെ വരുമ്പോൾ അതിനുവേണ്ടി വീണ്ടും കൂടുതൽ പദങ്ങൾ ഉപയോഗിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ആ ധാരണാശേഷിയുടെ പോരായ്മ കൂടുതൽ കൂടുതൽ പദങ്ങൾ നമുക്ക് ആശ്രയിക്കുന്നത് അവിടെ ആശ്രയിക്കുന്നിടത്തെല്ലാം എന്താണ് വാക്യാർത്ഥത്തെ അല്ല അത് ലക്ഷ്യത്തെയാണ് താല്പര്യത്തെയാണ് പറയുന്നത് ആത്മാ സവിജ്ഞേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് അറിയേണ്ട ഒരു വസ്തുവാണെന്ന് ധരിക്കരുത് അജ്ഞനെ അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ഇതിനപ്പുറമാണ് സർവാധാരമായിരിക്കുന്നതാണ് പ്രകാശ സ്വരൂപത്തിലിരിക്കുന്നതാണ് അതിലിരുന്നെല്ലാം നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നതാണ് ശരിയായ തത്വബോധം